ജഹിനാബിഹായി ലവാസമം കൊണ്ടുവന്നു തത്തുക അങ്ങനെ വയ്ക്കുകയാഴ്ചലാൻ ഇസ്ലാമി നല്ല കോർവപ്പിച്ച് പടിപടിയാഴ്ച കൊണ്ടത് ദർദീപിലാഴ്ച ഒറ്റത്തരത്തിലെ ദർദീപ് മാറ്റാനുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ അമ്മ ലക്കെന്നാൽ അമ്മ പറഞ്ഞു വന്ന് ബഹുവക്കാൾ കരിയിൽ അത് കരിയിൽ പോലെയാണ് കൊച്ചയായിട്ടുള്ളൂ കാരണം ഇത് ഇഖ്തസറിന നമ്മൾ മുക്തസറാക്കിയതാണ് തത്വീല് പഠിച്ചിട്ട് നൂറ്റി പറഞ്ഞാൽ അറിഞ്ഞു നോക്കാം ലിൽ അതാ രണ്ടാമത്തെ കഷ്ടം ജിഇനാ തത്ര ഐ യത്ബഅ ബഅദുഹാ ഒന്നിനു ശേഷം ഒന്നാഴ്ച കൊണ്ട് തുറന്നു പറഞ്ഞല്ലോ ആ വഇന്നമാ ദക്കറൽ ഖലീല ദൂനൽ കസീറ മാ ദക്കർന ഫഹുവ ഖലീൽ എന്ന് പറഞ്ഞത് എന്തിനാ കുറച്ച് മാത്രം പറഞ്ഞു ലിഅന്ന കസറ തസ്വീലി മൂജിബുൽ ലിൽ മലൽ മലനിനുണ്ടാക്കി കളയും വ മുക്കല്ലിലുള്ള തഹസീലിനെ കുറച്ച് കുറച്ച് കളയും ചെയ്യും മടി വന്നാ പിന്നെ ഉൾക്കൊള്ളൂലല്ലോ വക്കത് കാലു അത്തഹബുർ മിഫ്താഹു തഹയ്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് തഹബുർ ഹിബർ എന്ന് പറഞ്ഞാൽ മഷി പ്രയോഗിച്ചിട്ട് നീട്ടി പത്തി പറയലുണ്ടല്ലോ അത് തഹയ്യറിന്റെ താക്കോലാകുന്നു وكان الزهري رضي الله عنه يقول إذا طال المجلس وحضره الشيطان മജ്ലിസ് വല്ലാതെ നീണ്ടുപോയ ശൈത്താൻ അവിടെ ഹാജറാകുന്ന മുപ്പറ പറയും അതുകൊണ്ട് ലിഅന്ന മൂജിബുല്ലി കസറത്തിൽ കലാം കസറത്തുൽ കലാമിനെ മൂജിബാക്കി മാറ്റൂ അപ്പൊ പൊയ്യോക്ക് ഈ തഹയ്യുർ പിന്നെ ആകപ്പാടെന്ന് അങ്ങ് തഹയ്യുറിലായില്ലേ ഒന്നാഹു ആലം ഇനി ഹാത്തിമത്ത് അക്ബർ قال الشيخ زروق رضي الله عنه പറയുന്നു فإن قلت നീ ചോദിച്ചാലേ هل يصح دخول الخلوة والسلوك على هذا السلوك بغير شيخ ശേഖനൊന്നും കൂട്ടാണ് നമ്മുടെ സ്വന്തം വക ഇതേമാതിരി ഹൽവത്തല്ലാക്കി സുലൂക്കല്ലാക്കിയാ പറ്റോ പറ്റൂല ഏതൊരു ചോദ്യം ശരി എന്തിനാ അപ്പൊ ശേഖല്ലോ നമുക്ക് സ്വന്തം വക ഒന്നാക്കിക്കൂടെ കൊല്ല നമ്മൾ പറയാൻ ഞാൻ ചെയ്യും ഒരു കുഴപ്പമില്ല ഏ ലാക്കി പക്ഷെ ഒന്നുണ്ട് യഥാദറു നജാഹു അത് വിജയിക്കല് കുറച്ച് പ്രയാസകരമാണ് ചെയ്തപ്പോ കുഴപ്പമൊന്നുമില്ല ജയിക്കല് കുറച്ച് പ്രയാസമാണ് മുത്താസിറ അതുകൊണ്ട് ലക്കുമ്പത്തിൽ അവാറിബ കസുറത്തി അവാറിബ് നല്ല ശക്തിയിലും വിട്ട് വരും ഒന്നിന് ഒഴിഞ്ഞു മാറുമ്പോഴേക്ക് മറ്റേന്ന് വരും നമ്മൾ ചളി കാലുകുത്തിയ മാതിരി രണ്ട് കാലും ചളിപ്പെട്ടിട്ട് അയാളൊന്ന് കാലിൽ ഒന്ന് പൊക്കിയാട്ടെ ഈ കാൽ ഊന്നി ഇങ്ങനെ വിരിക്കാൻ വേണ്ടി എത്രയാണ് വിരിക്കുന്ന അത്ര കണ്ട് കൊണ്ട് തണ്ടുണ്ടാവും എന്നിട്ട് അക്കാല് വിരിക്കാൻ നോക്കുമ്പോ ഇക്കാല് ഊന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോ കിടന്ന് തണ്ടുണ്ടാവും ഇതാണ്ടായത് അതിലെന്താ പണി ഒന്നിക്ക് കൈ പിടിച്ച് കയറ്റും ബാങ്കിൽ കയറി കൊന്നിട്ട് വിരിച്ച് കയറ്റുന്ന ഒരാൾ വേണോ അല്ലെങ്കിൽ ഒരു ഉറച്ച കല്ലറ വെച്ചു കൊടുക്കണം കല്ല് മൂന്നിട്ട് മറ്റേ വിരിച്ചാൽ ഈ കല്ലുതാവില്ല അപ്പൊ നിങ്ങൾ ഒരു അപാരത കളയാൻ നോക്കി ഇതെല്ലാം ഇവിടെ പാറ്റിക്കൊണ്ട് വെക്കുമ്പോഴേക്കുണ്ടാവും അപ്പറേ ഇപ്പുറത്ത് മറ്റേ തല ഒന്നും ഇതന്നെ പണിയുണ്ടാവുള്ളൂ അതിനെ പിടിച്ചു വെക്കാനാണ് ആര് വരുന്നത് ചെയ്യുമ്പോൾ ആവശ്യം എന്തെങ്കിലും അല്ലെങ്കിൽ വെച്ച് വെച്ചക്കൂല അതിനുള്ള മറ്റുള്ള ആദ്യം പയ്യത്തിയില്ലേ പണ്ട് ഇയാളില്ലേ ഇപ്പൊ സദ്ദാമ കയറിയില്ലേന്ന് കുവൈത്തില് കുവൈത്ത് പിടിച്ചടക്കിയില് ജാബിർ പാഞ്ഞില്ലേ പാഞ്ഞിട്ടാണ് നേരെ പോയത് ഓറ് ബയ്യത്തയിൽ വലിയ ശേഷുണ്ടായിരുന്നു എന്നാല് ബുഷ് അവിടെ പോയിട്ട് എന്നോട് പരാതിപ്പെട്ട് എല്ലാപ്പ സദ്ദാമ കയറി നമ്മളെല്ലാം പിടിച്ചടക്കി എന്നെ പായിച്ചു കളഞ്ഞ് എന്റെ അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് ലെവലാക്കി തരണമെന്ന് പറഞ്ഞപ്പോ എന്താക്കി മറ്റോർ വന്നിട്ടാ തുറസുള്ളിൽ പോയിക്കൊള്ളണം എടുക്കുന്ന പണിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് കുറെ താക്കീത് കൊടുത്ത് അവസാനം എല്ലാം വാടിച്ചാടിയിട്ട് ജാബിനോടൊന്ന് കയറി പോന്നു കുറച്ച് മടക്കിത്തന്നു തന്നു എന്ന് പറഞ്ഞ് കുറച്ച് പെട്രോൾ നമുക്ക് തന്നെയാണ് ഇതേമാതിരി ചൈത്താൻ കയറി നമ്മളെ പിടിച്ചടക്കി നമ്മളെ കൈയടക്കി വെക്കുമ്പോൾ വേറെ പോണടുത്തേക്ക് ബയ്യത്തെ ഇതേ ഷെയ്ഖിനിരുന്നേക്കും ഓർ വന്നിട്ട് പറയും ആ ചൈത്താൻ എന്റെ മൊയ്തീനെ സ്ഥലം വിട്ടോളാം പോയിട്ടില്ലെങ്കിൽ കടുത്ത പണി കാണിച്ചു തരാം പോകുന്നില്ലെങ്കിൽ എന്താ താക്കീത് കൊടുത്ത് പോകുന്നില്ലെങ്കിൽ മൂപ്പർ പോകുമ്പോയിട്ട് വരും പോകുമ്പോ ഇന്ന് ചൈത്താനെ പായിച്ച എന്നിട്ട് അതാ കുറച്ചിടത്തൊക്കെ പാർട്ടി അത് നമുക്ക് അറിയാക്കണേന്ന് പറഞ്ഞു പെട്രോളൊന്നും വേണ്ടപ്പ അതിലെ മാറ്റം ബയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുഷ് വെത്തണ്ട ജാവിർപ്പ് പണി വന്നിട്ടുണ്ടാവില്ല പോയിട്ട് ഇറങ്ങിയിട്ടേ ഇല്ല ബയ്യത്ത് ചെയ്തോടെ ശരിയായ فلذلك قيل أن الشيخ واجب في هذه المجاهدتين ഈ പറയപ്പെട്ട മുജാഹിദിൽ ചെയ്ത് വാജിബ് തന്നെ തടിയാവാനോട് ചൈത്തനോട് പടവരുതാൻ മുജാഹദത്ത് തക്വ ഇസ്തിക്കാമത്തുണ്ട് അല്ലെ പണ്ടേ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ല അത് വരവെന്ന് ശരിക്കും നന്നായിട്ട് ചോദിച്ചങ്ങൾ നോമ്പ് നിൽക്കുമ്പോൾ അജനീഹം കെട്ടാൻ നിൽക്കുന്നില്ല എത്ര മുസ്തക്കിൽ നിൽക്കുന്നുണ്ട് ഒരു മാസത്തേക്കല്ലോ അത് കുറച്ച് നീട്ടണമെന്നില്ലല്ലോ മുജാഹദത്ത് തക്വാൽ ഇസ്തിക്കാമത്ത് എന്നുള്ളതിന് ശേഖൊന്നും പോണമെന്നില്ല വക്കത്തക്കവ ഹിമ്മത്ത് മുരീദിൻ ഫീദാലിക്ക ഇനി ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു മുരീദിന്റെ ഹിമ്മത്ത് ശക്തിപ്പെട്ടു എന്ന് വെക്കാം എനിക്ക് വല്ലാത്ത ഹിമ്മത്ത് പക്ഷെ പേറ്റ ശേഖന പേരീതി കിട്ടുന്നില്ല അന്ന് എന്ത് വേണം വലാജിദ് ഒരു ശേഖന കിട്ടുന്നുമില്ല ഇവനിക്കാണെങ്കിൽ നല്ല ഹിമ്മത്തും ഉണ്ട് എന്നെന്ത് വേണം പയഹജിമോ അലാദാലിക്ക എന്നിട്ടോ അതിനെ മുകളിൽ ചാടി വീന്ന് വേണമെന്ന് വിചാരിക്കുന്നു വത്തവക്കപ്പം വിത്തവാത്തി വത്തർക്കി എന്നാൽ അവനെന്താക്കണം അലാറിൻ സലീമത്തിൻ സൽമിയത്തെ പേരല്ലേ സലീമത്തിൻ ആവണം സലീമത്തായ ബസീറത്തുടയ ഒരു നല്ല സാലിഹായ ഒരു അഹിന്റെ അഭിപ്രായം അനുസരിച്ച് നീങ്ങാം വലിയ ശേഷമൊന്നും കണ്ട ഒരു നല്ല പ്രഗത്ഭനായ അഹം സാലിഹിനെ കണ്ടിട്ട് കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് എങ്ങനെ നീങ്ങാമെന്ന് മുഷാവർ നടത്തിയിട്ട് അതനുസരിച്ച് എന്താക്കുക തപാത്താക്കണോ തർക്കാക്കണോ എന്നെല്ലാം അനുസരിച്ച് തീരുമാനിച്ചു ോമു പിന്നെ അവൻ രംഗത്ത് വരിക മുസ്തഹീനം ബില്ല കൊണ്ട് സഹായത്തിൽ തേടി രംഗത്ത് തോന്നോട്ടെ എന്നാലും ഒരു മുഷാവറ കൂടാണ്ട് കഴിയൂല ഒരു അഹന അയാളെ ഹിമ്മത്തിന്റെ കതിരനുസരിച്ച് പലതും അള്ളാഹത്തല്ല അവന്റെ ഫതിൽ തുറന്നു കൊടുക്കാറുണ്ട് അത് തീർന്നു ഇനി പറയുന്ന മമ്പഴത്തിലുള്ള ഹിക്കുമ ഷംസുൽ മാരിഫ് കബസ് മുതലായ കിതാബിൽ കുറെ റിയാദുകളും മറ്റൊക്കെ കാണാലോ അത് നമുക്ക് നടത്താൻ പറ്റുമോ അതിന് ചോദ്യം വാമൻ റിയാദാത്തു വൽ ഹലവാത്തുൽ التي ذكرها എതുക്കു അബുൽ اللباس البوني അബുൽ അബ്ബാസ് شمس المعرفلي മമ്പയിലൊക്കെ പറഞ്ഞിട്ടല്ല ഓരോ റിയാദകൾ അത് വകയിറുഹു മുതലായവ അസ്ലമുഹ അതിൽ നിന്ന് ഏറ്റവും സലാമത്തുള്ള റിയാദകൾ ഏതാണെന്നറിയാം മാറ്റാലപ്പോ ദിക്കിർ ബി ദിക്കിറുൽ മുജറദ് മുജറ ദിക്കറുമായി ബന്ധപ്പെട്ട റിയാദകളൊക്കെ നല്ല സലാമത്തുള്ളത് തന്നെ ജിന്നാറാത്തയച്ചു മറ്റേ ഇന്ന കോലത്തിൽ വരും പേടിപ്പിക്കൂ എന്നിട്ട് സലാം പറയും നീ പേടിച്ചു കൊണ്ടാ നീ ധൈര്യത്തിൽ ഒന്നെല്ലാം പറഞ്ഞിട്ടല്ല തൊട്ടു കടച്ച ബുദ്ധിമുട്ടാണ് മുപ്പറല്ല പറഞ്ഞിട്ടുണ്ട് മുപ്പറം മുരീതന്റെ യാതൊക്കെ എത്തിയിട്ട് അവസാനം ഹാജരായി പിടിച്ചിട്ടാൻ കഴിഞ്ഞില്ല ഇതിന്റെ അവസ്മാര രോഗിനെ മാറി മറിഞ്ഞെട്ടി പുതലും പല്ലുകടിക്കലും വായി നദിയും പതിയും വെക്കലും തുടങ്ങിയതല്ലോ ഒപ്പറവന്നല്ല സംസനമുണ്ട് കാരണം എന്തല്ലോ ഇപ്പൊ ഇല്ലേ വധിക്കറിൽ മുജറത്തിന് മാത്രം നിന്നോതിനെ ദൂന ഇസ്തിഹ്ലാറല്ല അർവാഹിയിൽ അർവാഹകളെ ജന്നിവിടെ ഹാജറാക്കുന്ന പരിപാടിക്ക് നിൽക്കാൻ പറ്റൂല വക്കത് കറബഹോഫി കിതാബിഹിൽ കബസ് മൂപ്പർക്ക് ഒരു കബസ് എന്ന് പറഞ്ഞ കിതാബുണ്ട് കബസ് ഹിത്തിദ ഹുദാവ് അൻവാറുൽ ഹിത്തിദ എന്ന കിതാബിന്റെ പേര് അതിനുപ്പുറം കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഒമ്പതിലുണ്ടല്ല തക്കീതിൻ അതിന് മുപ്പുറ കുറെ പറഞ്ഞിട്ടുണ്ട് അക്കല് സോമ ഇതൊന്നും പ്രത്യേക കൈഫ്യത്തൊന്നും പാട്ട് അങ്ങനത്തെ മുത്തലക്കാരി ചെല്ലിയാ മതി കൈഫ്യത്തൊക്കെയുണ്ട് കബസിലുണ്ട് ചിലർക്കാരന് നോമ്പാക്കണോ മത്യം പാടിക്കണോ അയവാന തോന്നാൻ പാടില്ല അങ്ങനത്തെ ഉണ്ട് ഇങ്ങനെ കുറെ ചെറുത്തെല്ലാം വെച്ചല്ല അതൊന്നുമില്ല അല്ലെ എന്തെന്നാണ് പറഞ്ഞത് നിക്കാത്തിന് പാലിക്കുന്ന ചെറുത്തെല്ലാം പാലിച്ച് രാസ്മാനി നിക്കാതിന്റെ ചെറുത്ത് വിലക്കൊന്നുടേത് നത്തം വേണ്ടക്കില് അറുത്തും ഉറക്കലും മുതലെല്ലാം പാലിച്ചിരിക്കും തക്കീദ് അഖിലിനോട് തക്കീദില്ല സൗമില്ല കൈഫീത്തില്ല പ്രത്യേക സബമില്ല ഫാമൽ ബി ഇൻസീത്ത നീക്ക് പൊട്ടതെല്ലാം അതെല്ലാം നോക്കി ചെയ്തോ ബാധത്തേക്ക് ഇൽമിന് ആദ്യം ഇൽമ പഠിക്കുന്നു ഇൽമ വേണം ഇൽമില്ലാണ്ട് അന്തിരിക്കുന്നിട്ടും കഴിയില്ല ബില്ലാഹി തൗഫീഖ് കൊൽത്തു രണ്ടുപേരും കൂടാ തരീക്കത്തുൽ ലാ മിൻ ഹുറൂഫിൻ അസ്മ ഉപയോഗിച്ചുള്ള തരീക്കുണ്ടല്ലോ ഓരോ ഇസ്മു ചൊല്ലി തീർക്കൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പറയും അതിലെന്തണ്ട് തനിച്ച മഹലനല്ല എന്തെങ്കിലും കറന്നു വെച്ചുകൊണ്ടായിരിക്കും ഉണ്ടാകുക അധികവും ഒന്നിക്ക് സീനവാത്തിലാക്കാനേ മറ്റൊന്ന് രോഗം മാറ്റാനേ ഇവന്റേക്ക് ചിപ്പ കിട്ടാനേ മറ്റൊന്നിക്ക് വിസ കിട്ടാനേ മറ്റൊന്ന് ചെയ്ത്താൻ പോകാനേ ഇങ്ങനെ പല പല അറന്നും വെച്ചിട്ടായിരിക്കും ഓരോന്ന് ചെല്ലലുണ്ടായി അതാ ഹറൂഫ് ഹറൂദും അത്തരത്തിലുള്ള ദലീഖില് ഫത്തഹ ഉണ്ടാകൽ വളരെ ഭാര്യം നേടൂ അതേ അവസരത്തിൽ വത്തലീഖുദ്ദിഖിരുൽ അത് ഒരു ഷെയ്ഖിന്റെ മേൽനോട്ടത്തിലാണോ നഹമ മിൻ ഉടനടിയായിട്ട് രംഗത്ത് വരും അതിന്റെ ഫലം ബാക്കി സുഹൃത്തെല്ലാം പാലിക്കണം ഷെയ്ഖിന്റെ മേലോട്ടത്തിലാണെങ്കിൽ ഉടനടിയായിട്ട് ഫലം ചെയ്യും വൈങ്കാന ബിഹൈ ഷെയ്ഖിൻ ഒരു ഷെയ്ഖില്ലാതെ ഇപ്പൊ നോക്കിയിട്ട് വായിച്ചെങ്കിൽ അതുപോലെ ചെയ്ത് എന്നാ ഫൈൻകാന മുറാദുഹുൽ ലുജൂർ കൊറേ കൂലി കിട്ടല ഉദ്ദേശം അഹദഹു ആയി വാസിറായിട്ട് വായിക്കോ അടിച്ചു ചെല്ലിക്കൂടാ കൂലി വായിക്കൂടാ വൈകാന മുറാദുൽ വസൂൽ അല്ല വസൂല മുറാദ് ഫഗായത്തുമായ സുലഹിൽ ഫനാവ് സിഫാത്തിലുള്ള ഫനാവ് വരെ എത്തുള്ള ദാത്തിയായ ഫനാവ് കിട്ടൂല ഫനാവ് എത്ര വെക്കാൻ പറ്റും അപ്പാലിലെ ഫനാവ് പെട്ട് ഏറിപ്പറഞ്ഞ അസ്മായിലെ ഫനാവ് പെട്ടിട്ട് സിഫാത്ത് ഉമർ തത്തീവ് അങ്ങനെയാണല്ലോ അഫാലിലെ ഫനാവ് കഴിഞ്ഞ് അസ്മായിലെ ഫനാവും കഴിഞ്ഞ് സിഫാത്തിലുള്ള ഫനാവിന് വായത്തെത്തുക ദാത്തിയായ ഫനാവ് കിട്ടൂല ആ ശേഷി ചെറുത്ത് തന്നെ وعما الفناء في الذات وفلا يمكن بغير شيخ شيخ الله നടക്കൂല هذا ما جرت به العادت ഇപ്രകാരം ആദത്ത് നടന്നതാണ് അള്ളാന്റെ ഒരു ആദത്തില്ലേ അതനുസരിച്ചാ പറയുന്നു സാധാരണ പെണ്ണുകെട്ടി പെണ്ണുകെട്ടിയാലേ മക്കളുണ്ടാവുന്നു സാധാരണ നബിക്ക് മക്കളുണ്ട് പെണ്ണുകെട്ടിച്ചാന്ന് ഒരാൾക്കാന്ന് ചോദിച്ചാൽ അത് ആദത്തല്ല ഹവാനിക്കുള്ള ആദത്താന്ന് പറഞ്ഞു ഇനി വയൻ ഹൊരുക്കത്തിൽ ആദത്ത് ഫീ ഫറുദ്ദീൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തായാലും ആദത്ത് ഹർത്ത് ചെയ്ത് വെക്കാം അത് പല യുക്കാസോ അതെ അത് കിയാസാക്കാൻ പറ്റില്ല അത് അള്ളാഹ് കൊടുത്തു വെച്ചോളാം അവൻ പറഞ്ഞു വരുന്ന ആദത്താ والله أعلم وبالله التوفيق ولا حول ولا قوة إلا بالله العلي العظيم ഇനി നാലാമത്തെ റദ്ദഹു തസവഫിന റദ്ദ് ചെയ്ത് പറഞ്ഞവർക്ക് റദ്ദ് കൊടുക്കുക വലൈസ എതിരെ അവൻ അറിഞ്ഞുകൂടാ ആ എതിർക്കുന്ന വ്യക്തിക്ക് ഷൈനഹോ ഇതിന്റെ അവസ്ഥയും അറിയില്ല വാക്കസ്തഹോ ഇതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കപ്പെട്ടത് എന്ത് കാര്യം വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത് ഇപ്പൊ ആഴ്ചക്ക് ചോറിക്കാനാ അല്ലെങ്കിൽ പോലീസ് കഴിഞ്ഞ് നടക്കാനാ ഒരു ഫായ്ത വേണ്ടേ അതൊന്നും എനിക്കറിയില്ല കൊളുത്തു മുളമ്മനു ഹാദൽ ഫസലി ഈ നാലാം ഫസലിന്റെ ചുരുക്കം വായിക്കല മൻ അങ്കറ ഹാദ തരീക്ക ഈ തരീഖിനെ ഇൻകാറാക്കിയാളെ എന്താക്കാം വളരെ കുറവാക്കല് ആക്ഷേപിക്കുക ഈ തെരീഖിന്റെ അലികാരം മേല് റദ്ദ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അവനെ വിമർശിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ റയ്യിന് വില കുറക്കലും അവന്റെ അഭിപ്രായത്തിനോട് പ്രസക്തിയില്ല ആ വ്യക്തിയുടെ ഷഹീനിനെ നിസ്സാരപ്പെടുത്തരും ഹൈസു അങ്കറ എന്തുകൊണ്ട് അവൻ ഇൻകാറാക്കി മാലം യുഹക്കുബിഹി ഇൽമ അവന് ഇൽമ ചുറ്റിയറിഞ്ഞിട്ടില്ലാത്ത കാര്യം എന്തിന്റെ അർത്ഥം വളൈസ എതിരി ഷഹനഹു വക്കസ്ദഹുവിന്റെ അർത്ഥം പറഞ്ഞത് അവനതിനെ പറ്റി പഠിച്ചിട്ടില്ല വലം യുതിരിക്കുലഹു ഷഹനൻ വല കസുതന്നെ തന്നെ ഇത് അതിന് വേണ്ടിയിട്ട് അതിന്റെ അവസ്ഥ എന്ത് ഇതിന്റെ കസ്തു എന്ത് എന്നൊന്നും അവർ ഇതാക്കി ചെയ്തിട്ടില്ല ഇത് കാരണം ലവ് അറഫ ശഹിനഹോ അതിന്റെ ശഹിനെങ്ങാനും അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലമഹോ അതിനെ ആദരിക്കുമായിരുന്നു അപ്പൊ ശഹിനറിയാത്തോണ്ടാണ് ആദരവില്ലുണ്ടാക്കി വലവ് അതിറക്കൽ മക്സൂദമിൻഹു ഇതിനായുള്ള മക്സൂദ് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ സാറ ഇലൈഹി അതിലേക്ക് ഉളരി ചെല്ലുമായിരുന്നു അത് അത് കിട്ടണമെന്ന് വിചാരിക്കും വലാക്കിൻ പക്ഷെങ്കിലും കമാ കാലൽ കായിലു ഒരു കായില് പറഞ്ഞ പോലെയായി മഞ്ചഹില ശൈൻ ആദാഹു എന്ന് പറയാറുണ്ട് ഒരു ശൈനെ പറ്റി വിവരമില്ലാഞ്ഞാല് അതിനോട് അവനിക്ക് വലിയ എതിർപ്പായിരിക്കും وقال تعالى وإذ لم يهتدوا به فسيقولون هذا إفك قديم അതുകൊണ്ട് അവർക്ക് ഹിദായത്ത് കിട്ടിയില്ല എന്നൊക്കാം എന്നാൽ അവർ എന്ത് പറയും ഇത് ഇഫ്കാണ് ഇത് കെട്ടിയുണ്ടാക്കിയ സാധനമാണെന്ന് പണ്ടേ ആക്ഷേപിക്കില്ല وقال الشاعر പറഞ്ഞു وكم عيب الليلة ولم ير وجهها فقال له الهرمان حسبك ما فاتا ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലൈലാനെ കുറ്റം പറയുന്ന എത്രയോ ആളുകളുണ്ട് എത്രത്തിൽ ലൈലാനെ മുഖം കണ്ടിട്ടേ ഇല്ല കാണാണ്ടായി കുറ്റം പറയുന്നു അപ്പൊ ഫക്കാല ഹിർമാൻ ലൈലിനെ കാണാൻ സാധിക്കൂല എന്ന ഹിർമാൻ ഉണ്ടല്ലോ ആ ഹിർമാൻ ഇവനോട് പറയുന്ന ഹസ്ബുഖ മാഫാത്ത നഷ്ടപ്പെട്ടു മതിയിലോ ഇനി കുറ്റം പറഞ്ഞ എനിക്കെതിരും കിട്ടാണ്ട് പോയി ആകന്നെ മതി ഇനി വേറെ നഷ്ടമൊന്നും വേണ്ട ആ ഫൗത്ത് തന്നെ നഷ്ടമായിട്ട് സ്വിച്ച് മതിയാ മതിയാക്കും അല്ല അസാലി മറന്നില്ലാന്ന് പറഞ്ഞത് വാക്കല്ലും മണ്ണൊപ്പം പത്തു വാക്കല്ലൊക്കോപത്തി പത്തി മന്നമു മന്നമുലായതൊക്കെ എന്ന് ചെയ്യാ ഈ ഇൽമിന ഇൻകാറാക്കുന്നവർക്ക് കുറഞ്ഞ ശിക്ഷ അത് ആസ്വദിക്കാനുള്ള റോഫീക്ക് അക്കൂട്ടത്തിൽ അവനെ കൂട്ടൂല അതിനെ ശിക്ഷിച്ചാൽ മതി വേറൊന്നും പറയണ്ടില്ല മറ്റു ശിക്ഷ ഒന്നും വേണ്ട ഇതിനെ ആസ്വദിക്കാനുള്ള ഒന്നും എനിക്ക് തരൂല എന്നുള്ള ഞാൻ ശിക്ഷ വക്കത്തക്കദ്ദമ ഒന്നേ തൊണ്ണൂറ്റെട്ടാം പേജിൽ കഴിഞ്ഞിട്ടുണ്ട് അബ്ബുൽ കിതാബി ഇവിടെ ഫസ്ലുള്ളി ജിത്തിമായി അല തർജിഹി മദ്ഹബി സൂഫിയത്തി അല വൈരിഹിം മറ്റുള്ളവരെക്കാൾ സൂഫിയത്തിന്റെ മദ്ഹബ് തർജിഹാക്കപ്പെടലിന്റെ മുമ്പ് വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് മദ്ഹബ് മഞ്ഞു റജിഹ് സൂഫിയ അല സിമാഹും ഹുജ്ജത്തും കാവിയ എന്നോട്ട് ഹുജ്ജത്തു മഞ്ഞു റജിഹ് സൂഫിയ പിന്നെ അലാസിബാഹും ഹുജ്ജത്തും കാവിയ സൂഫിയാക്കളെ മറ്റുള്ളവരെയൊക്കെ തഫദീലാക്കുന്ന ആളുകൾ പറയുന്ന ഏതാണ് കവിയായ ഹുജ്ജത്താണ് എന്ന് പറഞ്ഞിട്ട് അന്ന പിന്നെ അതാണ് പറഞ്ഞ അത് പോരെ എന്നിട്ട് ഇവിടെ പറഞ്ഞു ഇവിടെ പറയുന്നത് വതക്കറഹുന ഇവിടെ പറയുന്നത് ജാജു അല തറജീഹ് ഒലോമിഹിം അല ഒലോമി കൈരിഹിം മറ്റുള്ളവരുടെ ഒലോമിനെ അപേക്ഷിച്ച് ഇവരെ ഇൽമിന്റെ പ്രാധാന്യമുണ്ട് എന്നുള്ളതിന് ഹുജ്ജത്ത് ഇവിടെ പറയുന്നു അപ്പൊ ആവർത്തനമല്ല മറ്റേത് അവിടെ തായ്ഫത്തിന് പതിയിടത്തിൽ അവിടെ പറഞ്ഞു അവർ ഒലുവും എന്ന് മറ്റുള്ള ഇൽമിനേക്കാണ് ശ്രേഷ്ഠതയുണ്ടെന്ന് അവിടെ പറയുന്നു അതിനാൽ ആവർത്തനമൊന്നും വരണ്ട അപ്പൊ വമിൻ ഐ നശാൽ ഇൻകാറു മറ്റൊന്ന് ഈ ഇൻകാർ എവിടുന്നാണ് തുടക്കം കുറിച്ചത് ഏത് കാലം മുതൽക്ക് എവിടുന്നാണ് ഇൻകാറിന് തുടക്കം കുറിച്ചതെന്ന് പറഞ്ഞിട്ടെ അതും ഇവിടെ പറയും വതമ്മൽ മുങ്കരി അലൈഹിം മുങ്കിരി അലൈഹിം അവരെ മേൽ ലിങ്കാറാക്കുന്ന ആളുകളെ ആക്ഷേപിക്കലും ഈ ബസിൽ പറയുന്നു അപ്പൊ ഒന്നാം ബസ് ആദ്യം പറഞ്ഞ ഫസിലുമായിട്ട് എന്തുണ്ട് ഭാവിയിൽ വ്യത്യാസമുണ്ട് ആവർത്തനം നീരിക്കണ്ട ഒന്നാമത്തെ ഇഷാറത്ത് ഇത് ഒന്നാമത്തേത് മറ്റുള്ള ആളെ ഇൽമിനെ അപേക്ഷിച്ച് ഇവരെ ഇൽമിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് മൂന്നുകാരില്ലേ പറയുന്നു ആ هذا الطريق من أجل الطرق فافهم هديت واقتده بنطقي هذا الطريق ഈ തരീക്ക് അഥവാ തരീക്ക് സൂഫിയ മിൻ അജില്ലി തുറുക്കി തുർക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നു ഇസ്തിലാലിന്റെ തരീക്ക് എന്ന് പറഞ്ഞാല് അബ്ബെ അക്കലിന് വൈകല്യം സംഭവിച്ച ഒജ്ജത്ത് വേറെ വൈക്കൊക്കെ പോകുമല്ലോ ഇത് തരീക്ക് തസ്കിയത്താണ് തക്കലീതും പിന്നെ നെല്ലറിയിച്ചതിലാലും തെരീക്ക് തസ്കിയത്വമാണല്ലോ മാരിഫത്തിന് മൂന്നും ഉൾപ്പറഞ്ഞത് തക്ലീദാമെന്നുണ്ട് പൊതുവെ നടന്നു അവിടെ അംഗീകരിച്ചു പോരുക ലക്ഷ്യമൊന്നും ചോദിക്കലില്ല ആ എല്ലാം പോലും അങ്ങോട്ട് അങ്ങോട്ട് അംഗീകരിച്ചു പോയി നെതറിസ്ഥിതിലാലാകുമ്പോൾ ബുദ്ധി ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ടായി പ്രവർത്തിക്കലാന്ന് നെതറിസ്ഥിതിരാലുണ്ടായി അപ്പൊ ഈ ബുദ്ധിക്ക് ചെറിയൊരു വൈകല്യമുണ്ടെങ്കിൽ ആ വൈകല്യത്തിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോവുക അപ്പൊ ഉള്ളതും ചിലപ്പോ ഇല്ലാണ്ടാവും ഇത്ര കാലം അംഗീകരിച്ചതും ഇല്ലാണ്ടായി പോക്കുണ്ട് തസ്കീയത്തിൽ അങ്ങനെയല്ല ഹൃദയം സജ്ജമാക്കി ഇങ്ങനെ വെച്ചിട്ട് മാരിഫത്തിങ് വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരുക്കി വെക്കുകയാണ് തസ്കീയത്തിൽ അപ്പൊ പല തരീക്കളിൽ നിന്ന് അജല് ഇത് അത് അയ്യരും അതിനെപ്പറ്റി പറയുന്നുണ്ട് ഫഫ്ഹം അതുകൊണ്ട് നീ അറിഞ്ഞോ ഹുദീത്ത നീ ഹിതാറ്റിലാക്കപ്പെട്ടു വാക്കത്തതിഹിബിൻ ഒത്തുക്കീ എന്ന് പറഞ്ഞാൽ ഞാനിതാ പറയാൻ പോകുന്നതിനെ അതിപ്പിപ്പിച്ചിക്കോ നുത്തൻ ചെയ്യുന്ന മുത്തക്കല്ലിമിന്റെ ആകണ്ടാകാം ആ ഇത് ഇൽമന്നല്ലേ ഇത് ഇൽമിന്റെ പല ഉണ്ട് ഏത് വഴി സ്വീകരിച്ചാലും കിട്ടുമല്ല കൊൽത്തു അപ്പൊ ഇവിടെ എന്തെല്ലാം തിരിക്കണം അജല്ല തരീക്കാണെന്ന് ഇവിടെ ആദ്യം ഇട്ടത് അതിന് ദലീല് വരണ്ടേ ഇന്നമാക്കാണ് മിൻ അജല്ലി തുറുക്കി തരീക്കുകളിൽ നിന്ന് അജൽ ഏറ്റവും ശ്രേഷ്ഠമായതാകാനുള്ള കാരണം അള്ളാഹുന്റെ യദുല്ലു മേലാണ് ഇത് അറിയിച്ചു തരുന്നത് മിൻ അവര് കഥമിൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ അള്ളാനവിൽ അറിയിക്കുന്നു എന്നിട്ടോ ഹൊസൂസൻ അതിൽ പ്രത്യേകിച്ചും തരീഖ് ഷാദുലിയെ പ്രത്യേകിച്ചും ബിഖിലാഫി മിനത്തുറുക്കി പഴയ തരീഖിൽ നിന്ന് ലോകത്ത് പല തരീക്കുണ്ട് അതിൽ നിന്ന് ഷാദുലിയ വല്ലാത്ത മറ്റുള്ളതിന്റെ മാറ്റം ഷാദിലിത്ത് എന്താക്കുന്ന ആദ്യം തന്നെ എന്താക്കും അള്ളാഹുവിന്റെ മേലെ അറിയിച്ചു വരുന്നു മറ്റുള്ള തെരീക്ക് എന്താക്കും അള്ളാഹിനെ പറ്റി പിന്നെ പഠിക്കുക അള്ളയിൽ ചേരാനുള്ള അമലെന്തൊക്കെ വേണമെന്ന് ആദ്യം തരാൻ ചിലരുണ്ട് മിന്ന വേറെ തരീക്കളിൽപ്പെട്ടതുണ്ട് മാ തതല്ലു അനൽ അമൽ അമലിന്റെ മേൽ അറിയിക്കുന്ന തെരീക്കുണ്ട് വേറെ തെരീക്കുണ്ട് മാ തതല്ലു അനൽ എൽമി ബിൽ അഹക്കാം അഹക്കാമ് കൊണ്ടുള്ള എൽമിന്റെ മേൽ അറിയിക്കുന്നതുണ്ട് അപ്പൊ കയ്യാത്ത അറിയിക്കുന്നു പക്ഷെ ആ ജാലം തന്നെ അള്ളാഹുവിനെ പറ്റിയാ പറഞ്ഞോളൂ അള്ളാഹുവിന്റെ മാമലാത്ത് എന്താണോ പറഞ്ഞു ഇത് സാധനത്തിൽ മിന്നാണ് തുറുക്കിൽ നിന്നും ലമീർ തുറുക്കിലേക്ക് പല തരീക്കുണ്ട് പല തരീക്കിൽപ്പെട്ട ഒരു തരീക്കുന്നുണ്ട് അമൽ ചെയ്യാൻ വേണ്ടി അറിയിക്കുന്നുണ്ട് വേറെന്നുണ്ടാകും അഹക്കാം എന്താണെന്ന് അറിയിക്കുന്നുണ്ടാകും ഇത് മഴബോധായ അള്ളാഹു എന്താണെന്ന് അത് അറിയിച്ചിരുന്നു വക്കത് ശേഖൽ ഷേഖുൽ കുത്തുബിരിമിൻ റബിയല്ലാഹു എന്ന് പറയുന്നു മന്ദല്ലക്ക് അലൽ അമൽ അമലിന്റെ മേലിലാണ് നിന്നെ ഒരാൾ ദലാലത്ത് ചെയ്തതെങ്കിൽ അപ്പൊ ഓരോരുത്തരെ ധരിക്കുന്നല്ലേ പറഞ്ഞ് ഫക്കത് അത്താപക്ക നിന്നെ ആള് തളർത്തിയിട്ടുണ്ട് അമൽ ചെയ്താൽ തിരിലുണ്ട് അതിന് അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്തെല്ലാം ചെയ്യേണ്ട ഒരു ദിവസം ഓരോ തളർച്ച വരും വമന്തല്ലക്ക അലബ്ദുഞ്ഞാനി ദുഞ്ഞാവിന്റെ മേലെ ഒരാൾ അറിയിച്ചെന്നെങ്കിലോ ഫകത് ഹർഷക്ക നിന്നെ ചതിച്ചിരിക്കുന്നു വമന്തല്ലൊക്കെ അലല്ലാഹ് അള്ളാഹുവിന്റെ മേലെ ആരെങ്കിലും അറിയിച്ചെന്നാലോ ഫക്കത് നസഹക്ക നിന്റെ മേലിൽ അന്നോട് അവൻ നുസുഹോട് കൂടി പെരുമാറിയിരിക്കുന്നു അപ്പൊ ഈ മൂന്നാമത്തതാണല്ലോ മൂപ്പറ അജൽ തുർക്കായി കണക്കാക്കിയത് തനിക്ക് മൂന്നും പറഞ്ഞല്ലോ ഇനി അള്ളാഹുവിനെ മേൽ അറിയിക്കൽ എന്ന് പറഞ്ഞാൽ എന്താന്നാണ് അതിരിയല്ലേ വദ്ദല എന്താ അന്ന ഇങ്ങനത്തോനാണ് ഇങ്ങനത്തോനാണെന്നെല്ലാം പറഞ്ഞെത്താം അതല്ല വദ്ദല അലത്തു അലല്ലാഹി എന്ന് വെച്ചാൽ ഹിയൽ ഫനാഹു ഫീഹി അള്ളാഹി തന്നെ ലയിക്കൽ ഫനാഹ് ആകരി ഇതെങ്ങനെ ബിൽ ഗൈബത്തി അമ്മാ സിബാഹു അള്ളാഹു അല്ലാത്ത എല്ലാത്തിനും തൊട്ട് ഗായിബാവലുണ്ട് ഗായിബായ മറ്റിൽ ചേരുന്നു അതിന്റെ സുഹൃത്തകന് അള്ളാഹു അല്ലാത്ത എല്ലാവരും കൂടെ മറപ്പിച്ചു കളയാം എന്നിട്ട് അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ട് അങ്ങ് സുഹൃതി ഉണ്ടാക്കി അതാണ് ദലാലത്തിന് അലല്ലാഹി എന്ന് പറയുന്ന അർത്ഥം വലക്കത് സമയത്ത് ശൈഖ ശൈഖന റളിയല്ലാഹു അൻഹു ഞാൻ കേട്ടിട്ടുണ്ട് യഖൂൽ സാഹിബുന അവ്വൽ ഖദമിൻ നമ്മുടെ സാഹിബ് എന്നുവെച്ചാൽ നമ്മുടെ കൂടെ കൂടാൻ വരുന്ന ആളുണ്ടല്ലോ അബ്ബുൽ കഥമിൽ ഇത് ഫനാഹിദ് താത്തിലുള്ള ഫനായിൽ അതും തന്നെ കടത്തലിനാണ് സാധാരണ എന്താ കൊണ്ടപ്പോ ഇങ്ങനെ അങ്ങനെയല്ലേ ആദ്യം തന്നെ ടോപ്പിക് ചെയ്തിടുന്നു ഫസ്റ്റ് പോലെ സെക്കൻഡും ഇല്ല മറ്റാകുമ്പോ ആസാർ ആസാറിൽ കൂടി അഫ്ആലിൽ കൂടി അസ്മാത്തിൽ സിഫാത്ത് സിഫാത്തിൽ കൂടി ദാത്തിങ്ങനെ പടിപടിയായി കയറ്റല്ലേ ആദ്യം തന്നെ ദാത്തിലുള്ള ഫനാല അപ്പൊ വലായഹത്താജിയില മുജാഹദത്തി അമല അപ്പൊ അമലാകുന്ന മുജാഹദന്റെ ആവശ്യമേ വരുന്നില്ല ഈ ഹിജാബ് തീർക്കാനാണല്ലേ അമലുണ്ട് ഈ പിന്നെ ഹിജാബ് നേർപ്പിച്ച് നേർപ്പിച്ച് നേർപ്പിച്ചു കൊണ്ടിരുന്നു അതൊന്നും ആവശ്യമില്ല അതും തന്നെ സ്വലാം ഫിദാത്തം കിട്ടുകഴിഞ്ഞാൽ അമല് പിന്നെ എളുപ്പമായിട്ട് കൊണ്ട് വരുത്താം എപ്പോൾ ഇലാ സദക്കഫി സുഹബത്തി സുഹബത്തിൽ സാധിക്കാണെന്ന് മാത്രം ശരിക്കുള്ള സുഹബത്തുണ്ടല്ലോ അതിൽ നല്ല ശ്രദ്ധിക്കണം ബാക്കിയെല്ലാം എമ്മായിക്കൊള്ളാന്ന് പറയും അവരെ കളവിൽ തന്നെ കുടിച്ചുകൊണ്ട് കയറ്റി തരാം ഇനി വൈൻ ഉൽത്ത ഇന്നമാക്കാനമിൻ അജല്ലി തുറക്കി അപ്പൊ ഇത്ര നേരം അജല്ലു തരീഖാകന്റെ പല ന്യായീകരണാ പറഞ്ഞത് ഇനി പറയും വേറൊരു രീതി അജല്ലു തുറക്കാൻ കാരണം ഷറഫൽ ഇൽമി അല കതിരി ഷറഫി മുത്താലി ഒരു ഇൽമിന്റെ ഷറഫ് ആ ഇൽമ് എന്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണോ എന്ന് നിലക്കാന്ന് കഴിഞ്ഞ് പോലീസ് തീർക്കാം ഇൽമിന് മാത്രമല്ല അങ്ങോട്ട് ആ മാലൂമുണ്ടല്ലോ ഇൽമിൽ ചർച്ച ചെയ്യപ്പെടുന്ന മാലൂമ് അതിന്റെ പോലീസക്കനുസരിച്ച് മാറും അതാണല്ലോ ഹസായി പറഞ്ഞു യെസ് അനിൽ മഹീർ ഉൽ ഹുവ ഇത് ഖുർആാനിലുണ്ട് അഹദ് ഖുർആാനിലുണ്ട് ഖുർആാനിലുണ്ട് എന്ന നിലയ്ക്ക് രണ്ട് ഖുറാനിയ ഇൽമ തന്നെയാണ് ഷറയിൽ അംഗീകരിക്കപ്പെട്ടുവാണ് പക്ഷെ ഷറഫിൽ ഒന്ന് പെണ്ണുങ്ങളെ ഒരു വിസർജ്യ വസ്തുവായിട്ട് നേസാക്കപ്പെട്ടതിന്റെ അക്കാമ ചർച്ച അതതിന്റെ മാലൂം മഹീൽ ആർത്തവം മറ്റേത് അള്ളാഹുവിന്റെ ദാത്ത സിപ്പാത്ത ചർച്ചാ വിഷയം അവിടെ കിടക്കുന്നു രണ്ടും പാട്ട് വ്യത്യാസം വ്യത്യാസമുണ്ടല്ല അതാ നമ്മുടെ ഇൽമിന്റെ മുത്താലക്കേത് അത് അഷറഫുൽ മുത്താലക്കാത്തിൽപ്പെട്ടതാണ് എന്താ അതിന്റെ പ്രാരംഭം സിദുക്കു ഇലല്ലാഹി അള്ളാഹുവിനെക്കുള്ള തവജുഹിന്റെ സിതുക്കാകുന്നു തുടക്കത്തിൽ തന്നെ ആ സിതുക്ക് മുഖേനല്ലേ കയറ്റുന്നു രണ്ട് വമുന്തഹാകു അതിന്റെ അറ്റം അവിടെ കിടക്കുന്നു ഇഫ്രാദുൽ കൽബി വൽ കാലബി ഇലല്ലാഹി കൽബിത് മനസ്സ് കാലബ് ശരീരം ശരീരവും മനസ്സും തനിപ്പിക്കുക അള്ളാഹുവിനെ കൊള്ള ഏത് രീതിയിൽ അലാവധി തഹക്കീൽ യക്കീൻ ഹക്കുൽ യക്കീൻ ആകുന്ന രീതിയിലേക്ക് അതാ സുഹൃത്ത് ഞാൻ നോക്കാം എന്നിട്ട് ഹത്തായ സീറഫീം അതിന് സുഹോദി വല്ലയ്യാനാകണം ഔത്തക്കോലു അല്ല മറ്റൊരു ശൈലി പറയാ അവലുഹോ ദാഇന്നില മഹബത്തില്ലാഹി അവല് അള്ളാഹിന്റെ മഹബത്തിലേക്ക് വിളിക്കുന്നു വൗസത്തുഹോ അതിന്റെ നടുവുണ്ടല്ലോ ദാഇൻ ഇലസേരി ഇലല്ലാ അള്ളാഹുവിനെ കൊള്ള യാത്ര പോകണം എന്നതിലേക്കാ ക്ഷണിക്കുന്നത് വനിഹായത്തുഹു അറ്റം അൽ വസൂലു ഇലാ മാരിഫത്തില്ലാഹി അള്ളാഹുവിന്റെ മാരിഫത്തിലേക്ക് എത്തിച്ചേരലിലേക്കാണ് ക്ഷണിക്കുന്നത് അപ്പൊ മൂന്നും അള്ളാഹുലേക്ക് തുടക്കവും നടുവറ്റും വക്കാലു മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഫി സൈരിൽ മഹബത്തി മഹബത്തിന്റെ ശൈലിൽ അള്ളാഹിനെ പറ്റി മഹബത്തിന് അവലുഹ ജുനൂനൻ വൗസത്തുഹ ഫുനൂനൻ വാഹിറുഹ സുഖൂനുൻ അമ്പത്തിന്റെ അവലൊരുതരം ജുനൂനാണ് പിന്നെ ബുദ്ധിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ എല്ലാം അതിനെ ലയിച്ചു പോയിട്ട് അതാണല്ലോ ജുനൂന് ബുദ്ധിന്റെ ആ ഇതെല്ലാം അങ്ങോട്ട് മൂടിപ്പോകാം അവസത്തിൽ ഫുനൂന എന്നുവെച്ചാൽ അള്ളാഹു സുബാനുഭവത്താല പലതരത്തിലുള്ള ഏ നഫഹാത്തുകളും റഹമത്തും കോരി വെലുമെല്ലാം കൊടുത്തിട്ട് പല പന്നി ആഹ് അല്ലോ അള്ളാഹുവിനെ കൊണ്ടുള്ള സുക്കോനും സുമാനീനത്വമാണെന്നാണ് വക്കാലൽ ജുനൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു ലൗ ആലമു അന്ന തഹത അദീമി السماء ആകാശത്തിന്റെ താഴെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ അഷറഫ من ഹാദൽ ഇൽമി ഈ ഇൽമിനേക്കാൾ അഷറഫായ മറ്റൊന്നുണ്ട് നിറഞ്ഞെങ്കിൽ അല്ലതീനത്തക്കല്ലുമഫീമ അസഹാബിന നമ്മുടെ അസഹാബിമാരോടൊപ്പം നാം സംസാരിക്കുന്ന ഇൽമുണ്ടല്ലോ ഇതിനേക്കാൾ അഷറഫായ ഇൽമ് ആകാശത്ത് താഴെ ഉണ്ടെങ്കിൽ ലസായി ഞാൻ അതിലേക്ക് ഓടിച്ചെല്ലുമായിരുന്നു വകാല ഷെയ്ഖു സക്കലി റളിയല്ലാഹുവിന് പറയുന്നു കൊല്ലമൻ സദ്ദഖ ബിഹാദൽ ഇൽമി ഈ എൽമു കണ്ടാരെങ്കിലും വാസ്തവമാക്കിയാൽ ഫഹമിനൽ ഖാസത്തി അവൻ പ്രത്യേകക്കാരിൽപ്പെട്ടവരാകുന്നു നമ്മളെല്ലാരും പെട്ടവരാ താങ്കൾക്ക് അവിടെ ഒരു ഇൻകാർ ഉണ്ടാവില്ലേ ഒരു ഇൻകാർ എന്നിട്ടെന്ന് ഇല്ലേ അപ്പൊ നമ്മളല്ല കാസത്തിൽ പൊട്ടിന്ന് പറഞ്ഞോളാം ആ കൊല്ലം ഫഹിമഹു ഇത് ഫഹ്മ ചെയ്ത് വെറും തസ്തീക്ക് മാത്രമല്ല കാര്യം തിരിഞ്ഞ് ഫഹ്മുണ്ട് എന്നാൽ ഫഹ്മിൻ ഹാസത്തിൽ ഹാസത്തി ഹാസത്തുൽ ഹാസത്തിലും കിതാബ് ഓതിയും കൂടെ ചെയ്താല് ഹാസത്തുൽ ഹാസത്തായി ഇനി അപ്പൊ ഒക്കുല്ലും അൻ അക്ബർ അന്നു ഇനി അത് തിരിഞ്ഞിട്ട് ഇബാറത്തിൽ നിന്നാളുണ്ടാവുമല്ലോ അപ്പൊ നോക്കാനല്ല ആളാണ് വത്തക്കല്ല വക്കീഹി അതിൽ ശരിക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ബഹുവൻ നജുമുല്ലതിയിലായുതിറക്കോ കണ്ണെത്തിക്കാൻ കഴിയാത്ത നക്ഷത്രമാകുന്നു ആ നക്ഷത്രം വലിപ്പത്തിലുണ്ടെന്നറിയില്ല അത്ര ദൂരത്താണ്ട് വൽ ബഹറുല്ലതിയിലായുസഫു കോരിയ പറ്റാത്ത ബഹറുവാണ് അവൻ ഇത് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടല്ല ഒന്നേ തൊണ്ണൂറ്റിയേഴ് അകടത്ത് തോന്നു ഇനി എന്തുണ്ട് ഫസുഹം ഹുദീത്ത വക്കത്തതിഹിബിൻ ഉത്തക്കീനെ ചെറായവരാണ് അത്ര അതാണ് വക്കൗലുഹു ഫസുഹം ഹുദീത അൽ ജുംലത്തു ഹുദീത എന്ന് പറഞ്ഞില്ലേ അത് ജുംലത്തുൻ ദ്വായത്തുൻ ദ്വായ ജുംലിയ നമുക്കൊരു ദ്വാരതാണ് എനിക്ക് അള്ളാഹു തല ഹിദായത്തിലാക്കട്ടെ ഫസുഹം വക്കത്തതി മിനുത്തുക്കി എന്നുണ്ടായില്ലേ അപ്പൊ ഫസുഹമിന്റെ മുള്ള അത്തഫാണേത് വക്തതി നീ കാര്യം മനസ്സിലാക്കി ഇതൊരു ബിംബിച്ചു അതിനിടയിൽ ഹുദീത്താണ് എന്ത് ചെയ്തു ഒരു ദ്വാനിട്ട് കൊടുത്തതാണ് അപ്പൊ മാത്തൂഫ് പപ്പുഹം വക്കുത്തതീനായി വിമാനക്കോലും അപ്പൊ ബിനുത്തക്കീന വാർത്താണ് ഏത് ബിമാനക്കോലും എന്റെ നുത്തക്കിനെ വിമറ്റിക്കോന്ന് പറഞ്ഞാല് ബൈബിള ഹദാക്കല്ലാഹുലി മാന ഹുദീത്താന്റെ മാന ഒരു ഹാഗണ്ട അതെന്തിനാ അത് ഫിൽ വസ്ലലി അല ഹദ്ദി കോളി പബി ഹുദാഹ് മുക്തദി എന്ന് ഖുറാനിൽ കാണാല പബി ഹുദാഹ് അതിൽപ്പെട്ട പിന്നെ പറയുന്നു മറ്റുള്ള തരീക്കിനെ അപേക്ഷിച്ചിട്ട് സോഫിയത്തിന്റെ തരീക്കൻ ന്യായം എന്ത് അതാ ഇന്നല്ലോ ഇന്നൽ ഉലൂമ അൽ മാലൂമത്ത പുതൂലുഹ ഇന്നൽ ഉലൂമ എല്ലാ ഇൽമുകളും എങ്ങത്തെ ഇൽമ അൽ മാലൂമത്ത അതിന്റെ സിഫത്ത് അറിയപ്പെട്ടത് പുനൂനുഹ ആ ഒലൂമുകളുടെ പന്നുകളെല്ലാം അറിയപ്പെട്ടിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ കൊല്ലാതെ മുഴുവനും അത് ഇന്ന് അറിയപ്പെട്ടിരിക്കുന്ന മറ്റു പന്നുകളാകുന്ന എല്ലാ ഇൽമുണ്ടല്ലോ ആ മതുഹോ മത്തുഹോ സംശയം ജനിക്കപ്പെടുന്നതാണെന്നാണ് ഒന്ന് യക്കീലില്ല എന്ന് ഈ വിഷയത്തിലേക്ക് ചേർത്താൽ എല്ലാത്തിനും ഒന്നുണ്ട് ഇഷ്കാലുണ്ട് ഇതിൽ ഇഷ്കാലുണ്ടാവില്ല യക്കീനാണ് മാത്തമാറ്റിക്സിനെ പറ്റി പറയുമ്പോലെ ഇപ്പൊ ഏത് ഗവേഷണങ്ങൾക്കും ഉണ്ടാവും ചിലപ്പോ ഇന്ന് പറഞ്ഞ നാളെ മാറ്റിപ്പോരേണ്ട ഗതിയോട് വരും മാത്തമാറ്റിക്കൽ തിയറിയോ മിക്കവാറും പുളിയിലില്ലല്ല യക്കീനിയാത്തല്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മ അറിയപ്പെട്ട എല്ലാ പന്നുകളും അപ്പൊ ഫുനൂനുഹാദത്തിന്റെയും നായിബ് ഫായിലും മാലൂമത്തിന്റെയും മാലൂമത് നായിബ് ഫായിലാണ് ഫുനൂനുഹ ആ മാലൂമത്തെ ഫുനൂനുഹ സിബത്ത് കുല്ല അതിനെ തീർക്കിയതു ഇന്നൽ ഒലൂമത്തൽ മാലൂമത്തെ ഫുനൂനുഹ കുല്ല അടുപ്പിന് പിന്നെ എന്നല്ലേ ഉണ്ട് ഇത് അൽ മാലൂമത്തെ ഫുനൂന മൊത്തത്തിന്റെ ഇസ്മാണല്ലോ അല്ലേ ആ ആ അത് മുഴുവനും മത്തുഹൂമത്തുവൻ സംശയം ജനിക്കപ്പെടാന്നു ഇടയിൽ ഇടയുണ്ട് ഇതിലേക്ക് ചേർത്താൽ ഇത് സുഹൂദി ഞാൻ ഒക്കാമിലെത്തിയോണ്ടെന്നില്ല പിന്നാട് അല്ലെങ്കിൽ എന്തിനെന്താക്കാ തിയറികൾ പറഞ്ഞു പൊളിക്കാലോ ഇന്നമാ കാനൽ റൊലോമുൽ മാലോമത്ത് ഇന്ദഹ അൻ നാസി പുലൂനുഹ ഫുനൂനുകൾ ഫുനൂനിച്ചായി ഫുറൂഹ പന്നുകൾ അറിയപ്പെട്ട എല്ലാ ഉലൂമുകളും ജനങ്ങൾക്ക് അറിയപ്പെട്ട എല്ലാ ഇൽമുകളും ആയി എന്തിന് ഈ ജാനിബി ഹാദിഹി തരീഖത്തി ഈ തരീഖത്തിന്റെ ജാനിബിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മത്തുഹൂമത്തൻ മത്തുഹൂമത്തെന്നാണ് തെറ്റിദ്ധാരണ ഉടലെടുക്കുന്നത് ആയി മസ്കൂലത്തൻ എന്താണ് ലിഅന്ന ഗായത്തഹ ആ ഉലൂമുടെ വായത്തെല്ലാം എന്താണ് ലാ യുഹസില്ല ഗാലിബല്ല നിർവാജി രാജ്യമായ ഫലപത്തൊന്നും അല്ലല്ലാണ്ട് വെറൊന്നും ഉണ്ടാവില്ല യക്തി കിട്ടൂല എന്നാ മതി യജ്ഞം കിട്ടൂല വക്കത്ത് അഹസുൽ ജസ്മുൽ മുത്താബിക്കു അൻദലീലിൻ ഇനി ചിലപ്പോൾ എന്താക്കും ഒരു ദലീലിനെ തുടർന്നിട്ട് മുത്താബിക്കായ ജസ്മ കരസ്ഥമായി എന്ന് വന്നേക്കാം പക്ഷെ ലാഖിൻ എന്നാലും ലാ യസ്ലമു മിനിസ്തലാജിൽ വഹമി വഹമ് ഇങ്ങനെ എന്താക്കുമോ ഒന്ന് ഇടങ്കോലാക്കിയിട്ട് ഇളക്കി മറിക്കുക അങ്ങനെ തന്നെയാണോ എന്ന് ഇവിടെ വകുമിന്റെ സ്ഥാനമില്ല എന്തുകൊണ്ട് രാജ്യമേൽ ജസ്മി ബി സിഹത്തി ദലീൽ ദലീൽ എന്താണല്ലോ നമുക്ക് ആകെ വഴികാട്ടുന്നത് ദലീൽ സിഹത്തില്ല എന്ന് വന്നാലോ ഇങ്ങനെ വരുമ്പോ പറശ്ശനി എന്ന് ബോർഡിങ്ങനെ വെച്ച് ഇവിടെ അതാണ് പക്ഷേ ഇതെങ്ങോട്ടാ പോകേണ്ടത് തെളിവ് അല്ലേ അവിടെ ബോർഡുണ്ട് ഇപ്പൊ അപ്പോഴടിക്കാടാക്കുന്ന ആ ബോർഡ് എപ്പറി ഫോണാക്കി എന്താക്കും തളിപ്പറമ്പിന്റെ ബോർഡ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് പറശ്ശിനെ തിരിച്ചു വെച്ചതോ ആവാലോ എന്ന് ഇഷ്കാലാക്കിയാലോ അപ്പൊ നമ്മളെ പോക്ക് ഒരുപക്ഷെ പറശ്ശിനെല്ലാം എടുക്കാനും ബീണ്ടല്ലോ ഇഷ്കാലാക്കാനാ ഒന്നുകൂടെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈമാനു അഹിലി ഇൽമിൽ കലാമി ഇൽമുൽ കലാമിന്റെ അലുകാർ ഈമാൻ ഓർക്കുന്നുണ്ട് നെഹ്റു വിശുദ്ധ കാലൊക്കെ ഉണ്ട് കൽ ഹൈത്തിൽ മാലക്ക ഫിൽ ഹവാ ഹവായിൽ കെട്ടി തൂക്കിയ നൂല് നൂലുപോലെയെന്ന് യമീൽ മാക്കുല്ലരീഹിൻ എല്ലാ കാറ്റടിക്കും ഇങ്ങനെ ചായും അപ്പൊ ദലീല് മാറി വന്നിട്ട് മറ്റേ നിലക്കേ കൂടെ എന്നെ ഫോം ചെയ്താൽ മറ്റൊരു ഉത്തരീക്കും കിട്ടുക അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നുള്ളിൽ ആ കരീശത്തിൻ തത്തക്കല്ലവ് മാക്കുല്ലരീഹിൻ എല്ലാ കാറ്റിനോടൊപ്പം ഇങ്ങനെ അടിമേലിയും മേലെ അടിയും കൊണ്ട് മാറുന്ന തൂവല് പോലെയായി ഖിലാഫ് എൽമി തസൗഫിന്റെ മാറ്റം തസവഫിന്റെ കായത്ത് റൗക്കൻ വകസ്ഫൻ വസുഹൂദൻ അന്നരക്ക് എന്നെ അനുഭവിച്ച യാഥാർത്ഥ്യം വിൽക്കിരിക്കില്ല എല്ലാ ഇൽമുകളും ഇൽമുൽ ജക്കീനെ ഉണ്ടാക്കി തരും ഒത്തസവുഫോ യുഹസ്സനു ഐനൽ ജക്കീനും ഹക്കുൽ ജക്കീനും ഉണ്ടാക്കി തരിക അപ്പൊ ഗ്രേഡ് മാറിയല്ല പിന്നെ അൽഅലോമുക്കുല്ലുവ ഇത്തിദലാലീയത്തും ബുർഹാനീയത്തും എല്ലാ ഉലോമുകളും ഇത്തിദലാല പക്ഷെ ദലീലിൽ കൂടി നമ്മൾ ഗവേഷണം ചെയ്തെടുക്കുന്നത് ബുർഹാനും അതേപോലെ ഒലൂമുൽ കോമ ദൗക്കീയത്തും ഇയാനിയത്തുമാണ് ആസ്വദിക്കുക നേർക്കുന്നതിന് അനുഭവിക്കുക പിന്നെ قال الشيخ أبو الحسن رضي الله عنه പറയുന്നു أهل الدليل والبرهان ദലീൽ ബുർഹാന്റെ അഹലുകാർ റമോമന്നിന്റെ അഹലി സുഹൂദി വല്യാൻ സുഹൂദിയാന്റെ അഹലുകാരുടെ അടുക്കലി നാടന്മാരുടെ സ്ഥാനത്താകുന്നു അവർ ഒന്നിനും പറ്റൂല എന്ന് പറയും സുഹൂദിയാന്റെ അടുക്കലേക്ക് എത്തിയാൽ ഈ ദലീല് ബുർഹാന്റെ ആണ്ടല്ല വെറും നാടന്മാർ ഓരോ ഓരി ശൈനായിട്ടില്ല وقال الشبلي رضي الله عنه പറയുന്നു وَعَمَنُّكَ بِعِلْمٍ علم العلماء فيه تهمة ഒരു ഇൽമിനെ പറ്റി നീ എന്ത് വിചാരിക്കുന്നു എങ്ങനെയുള്ള ഇൽമ ഇൽമിൽ ഉലമായി ഫീഹി അതിലേക്ക് ചേർത്തിട്ട് മറ്റുള്ള ഉലമാക്കന്മാർ ഇൽമെല്ലാം തുഹമത്താണ് ഒരു നന്ന് മാത്രമേ വരുന്നുള്ളൂ അപ്പം മറ്റേ ഇൽമിനെ ആ ഇൽമിന്റെ ധാരണ എന്തായിരിക്കും ഏനി അന്നോഫി മാതിനിൽ അമ്പതിനെ ഉദ്ദേശിക്കുന്നു ഈ ഇൽമുണ്ടല്ലോ ഉപദേശിക്കുന്ന ഇൽമ് വൈറോഫി മഹല്ലി തുഹമത്തിലുമായിരിക്കും ആ മറ്റുള്ള ഇൽമ ഉടയോറ് എന്ന റൈബിന്റെ ഹാത്ത് അല്ലെങ്കിൽ തുഹമ്മത്തിന്റെ ഹാത്തിൽ നിന്ന് തൊട്ട് രക്ഷപ്പെടുകയേ ചെയ്യൂല ഇത് ലായിംഗത്തിൽ ഹവാത്തിൽ അനിൽ കൽബി കൽബിനെ തൊട്ട് ഹവാത്തിന് മുടങ്ങൂല അപ്പൊ ആ ഹവാത്തിന്റെ പിച്ചെന്താകും ഞാനിപ്പോ തട്ടിക്കൂട്ടിയതിനൊക്കെ ഇഷ്കാരുണ്ടോ പിന്നെയും റൈബ് തിരിച്ചു വന്നോണ്ടിരിക്കും ഇല്ല അള്ളാഹുവിനെ കൊണ്ടുള്ള തുമനീനത്ത് കൽബിൽ ഹാസിലായെങ്കിൽ അല്ലാണ്ട് ഇതുപോലെ ഹവാത്തിൽ പോകില്ല വലാത്തഹസിലുത്തുമനീനത്തു തുമനീനത്ത് കിട്ടൂല ഇല്ലാ ബി അഹലി അഹലിത്തുമനീനത്തി തുമാനീനത്തിന്റെ അഹലുകാരോടൊപ്പം സുഹബത്ത് കിട്ടിയാലല്ലാണ്ട് കിട്ടൂല അത് കിട്ടാണ് വേറെ ഒപ്പൊന്നുമില്ലാന്ന് വഫീ ബാദിൽ ഹാദീസിലുണ്ട് എന്ത് തഅല്ലബുൽ യഖീന ബിമുജാലസത്തി അഹ്ലിൽ യഖീൻ യക്കീനിന്റെ അഹലുകാരുടെ മുജാലസയിൽ കൂടെ നിങ്ങൾ യക്കീൻ പഠിച്ചു നോക്കണം എന്ന് പറഞ്ഞു യക്കീൻ വെറുതെ കിട്ടുന്നതല്ല വല്ലാഹി മാ അഫ്ലഹ മൻ അഫ്ലഹ ഇല്ലാ ബി സുഹബത്തി മൻ അഫ്ലഹ അള്ളാഹുവിനെ തന്നെ വിജയിച്ചവരല്ല വിജയിച്ചത് വിജയികളോടൊപ്പം സ്വഹബത്ത് കെട്ടിയതുകൊണ്ട് മാത്രമല്ലാതെ ഇല്ല قلت ومما يرجه عيلا ഇനി മറ്റൊരു രീതി മാ കാലഹുൻ നാദിമു ആ ബൈറ്റിനോട് ആർന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് അന്ന താലിബൽ ഇൽമിൽ ലാഹിരി ലാഹിറായ ഇൽമിന്റെ താലിബുണ്ടല്ലോ ഈ ഡിഗ്രി വാങ്ങാനും കൂട്ടുവാങ്ങാനൊക്കെ പോകുന്ന ലാഹിറ ഇൽമിന്റെ താലിബ് ലാ തജിദു കസ്തുഹു അവന്റെ ആ ലക്ഷ്യത അവന്റെ കസ്ത് അതെത്തിക്കൂല ഇല്ല മാലൂലൻ എന്തെങ്കിലും ന്യൂനത അതിലുണ്ടാവും ആ ലക്ഷ്യത്തിന് ഇങ്ങനെ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വാസാ താലിബ് ഈ ആയി മാർക്കോ അങ്ങണോ എന്തിനായി മാർക്കാണെന്ന് മറ്റൊരാൾക്ക് അന്ന് തോറ്റാളാകാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ എന്താക്കണം ഒരു ഇത്ര റുപ്യ കാശപാട്ട് കിട്ടും അപ്പൊ കത്ത് എത്ര നല്ല കത്ത് പറഞ്ഞാൽ അതിന്റെ പിന്നെ എന്തുണ്ടാവും എന്തെങ്കിലും ഇല്ലത്തുണ്ടാവും ഒരു പോരായ്മ ഉണ്ടാവും ഹാലിതല്ലില്ലാതാവുന്നില്ല ഇത് ഹാലിബു തലബത്തിൽ നിൽമി തലബത്തുൽ നിൽമിലും ഹാലിബുള്ളത് എന്താണ് ഫസാദ് കത്തിയും ഫീഹി ആ തലബുൽ ഇൽമിന്റെ വിഷയത്തിൽ കത്ത് ഫസാദാകൾ ഹാലിബുണ്ടാകും എന്തുകൊണ്ട് ബിത്തലബിൽ ഹുലൂലി ഹല്ല് കിളത്തിവിടുന്നുണ്ട് അയാൾ ഇന്ന ഡിഗ്രി പാസ്സായ ആളാകുന്നു എന്നുള്ള ഹല്ലിനുള്ളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട് മാത്രമല്ല ഹെറോ പല ഡ്യൂട്ടികളും ഒരു വലിയ ഇടനൊക്കെ എം ബി ബിസ് ആയ പോലെ എം ഡി ആകണം എന്താണ് കൂടുതൽ ആളെ കിട്ടും കൂടുതൽ ആളെ വരും കൂടുതൽ ഫീസും കിട്ടും അതുകൊണ്ട് ഹെറോ ഓരോ താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് അതായത് അൽമോമിൻ എന്ന സൗത്ത് സൂഫിയായ മോമിന് അർത്ഥം ഇഖ്ലാസ് അല്ല മോമിന് സൂഫി എന്ന് പറഞ്ഞ കെട്ടും കെട്ടി പിന്നെ അയാളെ സൂഫി ഞമ്മ ആ ധാരണയെല്ലാം മാറ്റി സഹാബത്തിന്റെ അഹബാല കൊണ്ട് മുത്തസിഫായ ആക്ക സൂഫീന്ന് പണ്ട കിതാബ് ഓതി തീരുമാനിച്ചു ഇനി പണ്ടത്തെ ജാഹിര്യത്തിലേക്ക് പോകാൻ പാടില്ല അതിനെ കിതാബ് ഓതിയില്ല ഇപ്പൊ സോപ്പി എന്ന് പറയുമ്പോ പച്ചത്തലിക്കെട്ടും കെട്ടിയായ മണ്ടവാൾ ഇങ്ങനെ കൃഷിട്ട് ആ പെരുന്നാളാന്ന് സോപ്പി എന്നൊക്കെ ഇപ്പൊ നമ്മൾ ചിത്രത്തോളാക്കുന്നു ബിഖലാഫി താലിബി എൽമിൽ ബാത്തിന് എൽമിൽ ബാത്തിനെ തേടുന്നാക്ക് മാറ്റം ഫലാത്തജിന് നീയത്തഹു ഇല്ലാ സഹിഹാൻ അവന്റെ നീയത്ത് സഹിയാണ് മാരൂലാവൂല കാരണം ജന്നവും അഭിനിങ്ങനെ കത്തിനു ഫാദം തന്നെ എഫ്സിനെ കൊന്നിട്ടല്ലേ കയറുന്നന്നെ നെഫ്സിനെ കൊല്ലുമ്പോൾ നെഫ്സിന്റെ താല്പര്യങ്ങളെല്ലാം പോയില്ലേ തറഹിൽ ഹന്നോതി യാതൊരു തരത്തിലുള്ള ഹല്ലും പറ്റൂല എന്നല്ല ഇവിടെ പറഞ്ഞു കേട്ടണെങ്കിൽ മെമ്പർഷിപ്പിന്റെ അതിന് ഫലായനാലും ഹല്ലുകളും ഷഹവാത്തുകളും ഉപേക്ഷിച്ച ആളുകൾക്കല്ലാതെ ഈ ബാത്തിന് അവരോ മുന്നേ ഒന്നും കിട്ടൂല എന്ന് പണ്ടേ പറഞ്ഞിട്ടില്ലേ അപ്പൊ യോഗ്യത തന്നെ എന്താന്ന് ഹല്ല് പറ്റൂല എന്നുള്ള അത് പ്രവേശനത്തിന്റെ യോഗ്യത ثم بين الشيخ رضي الله عنه വ്യാഖ്യാനിക്കുന്നു വജ്ഹ ദുഖൂലി തുഹമത്തി ഫിൽ ഉലൂമിൽ റസ്മിയത്തി മറ്റുള്ള ഉലൂമിൽ എന്തുണ്ട് വഹുമ് വരാൻ സാധ്യത ഉണ്ട് എന്നല്ലേ മഫഹുമത്ത് പറഞ്ഞത് എന്തുകൊണ്ട് فقال إذ العلوم في مقام البحث وإن هذا في مقام الإرث മറ്റുള്ള ഒലുമുകളെല്ലാം ബഹത്താണ് അക്കലും ചർച്ച ഉപയോഗിച്ചിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ സ്ഥലത്തേക്ക് എത്തിക്കില്ല ഈ ഒലവുമോ മറ്റൊരാളെ പക്കത്ത് കിട്ടിയ അങ്ങനെ തന്നെ എടുത്തെടുക്കുന്ന അതിന് വളരെയധികം മാറ്റം വന്നില്ലേ ആ കിട്ടിയ അങ്ങനെ തന്നെ എടുക്കലാന്നില്ലേ പണ്ട് പറഞ്ഞില്ലേ നബീസുള്ള ആദ്യത്തെ നമ്മൾ തങ്ങൾ ഇത്ത് കിട്ടിയ ബഹുമാനം കൈകാര്യം ചെയ്യുന്നു കൊളുത്തു അൽ റസമിയത്ത് കൊല്ലുഹ കസ്ബിയത്തുൻ കണ്ട കസ്ബിയാണ് തുതറക്കുമിൽ ബഹത്തി അലിഹാമിൻ ദലായി ബറാഹീൻ ദലീലുകൾ ബുർഹാനുകൾ രേഖകൾ അതിൽ കൂടി ചർച്ച ചെയ്ത് ഗവേഷണം ചെയ്തിട്ട് കണ്ടെത്തെന്താണ് നിഹായത്തുക അതുകൊണ്ട് അത് എത്തിച്ചേരൽ ലന്നുൽ കവിയോ കവിയ ലന്നു കിട്ടും എന്നല്ലാതെ മറ്റൊന്നും കിട്ടൂല വഹാദ ഇത് തന്നെയാണ് ഷഹനുൽ ഫുറോയിൽ ഫിഖഹിയത്തി ഫിഖഹിയായ ഫുറോയിന്റെ ഷഹനും ഇത് തന്നെയാണ് ഖുറാനോ ഹദീസോ ഇജ്മാനോ ഖിയാസോ എന്തെങ്കിലും വെച്ച് കായിക കൊല്ലിയാത്തും കൂട്ടി പിടിച്ചിട്ടുണ്ടാക്കും ഇസ്തുദിലാൽ നടത്തും ഇജിത്തിഹാദ് ഇജിത്തിഹാദ് തന്നെയാണല്ലോ ഇസ്തുതിലാലും ബിലാലിന് മറ്റൊരു പേരാണ് ഇജ്തിഹാദ് അത് നല്ലോണം അധ്വാനിക്കുന്ന എന്ന ഏറ്റുപാറിൽ കൂടി ഇജ്തിഹാദ് എന്ന് പറയും ഇസ്തിദിലാലാണല്ലോ ശരിക്കുള്ളത് അല്ലെങ്കിൽ ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാൽ മറ്റോ നിന്ന് കണ്ടെത്തിയ ഒരു എന്നവർക്ക് ഇസ്തിംബാത്ത് എന്ന് പറയും ഹിയാത്തിന്റെ സ്ഥിതി അതാണല്ലോ ജുല്ലഹാ ലന്നിയത്തുൻ ഫുറയ്യ ബോധി വച്ചവ ലന്നിയത്താണ് ചിലതൊന്നുണ്ടാകും ഇജുമാ കൊണ്ടോ തവാത്തിലുണ്ടോ എത്തി അന്നേക്ക ജുൽവാദിക്ക് ഓപ്പോസിറ്റ് നൂറുക്കാർ നാലർക്കാത്താണെന്ന് ഫുറോയ്യത്തിപ്പെട്ട എത്തിപ്പെട്ടെന്നല്ലേ പക്ഷെ അതിലേക്ക് ഫിലാപ്പില്ല അത് മുത്തവാത്തിലോ അവിടെ യക്കീനാണ് വാമ്മ ഉസൂലുദ്ദീന് ഇനി ഉസൂലുദ്ദീൻ എടുക്കാം അതും മറ്റൊരു ഫന്നാണല്ലോ അത് ദലീലിനെ തുടർന്നുകൊണ്ട് മുതാബിഖായ ഉള്ള ഒരവസ്ഥക്ക് ഒപ്പിച്ചുകൂടെ ജസ്മുണ്ടാവലാണ് അതിന്റെ ഗായത്തെന്ത് കിട്ടും അൽ ഈമാൻ ബിൽ ഗൈബ് ഗൈബ് കൊണ്ടുള്ള ഈമാൻ കിട്ടൂന്ന് പറയാം ഇത് ഗൈബിന്റെ ഇതിറാക്ക് തന്നെ കിട്ടാനാവും മറ്റേത് ഇൽമ കൊണ്ട് സംബന്ധിച്ചിട്ടേ ഉള്ളൂ ഗൈബിന് ഇന്നൊന്നുണ്ട് ബിഖിലാഫി ഒലൂമിൽ കോമിന്റെ മാറ്റം ഒലൂമുൽ കോമ് മവാഹിബും വഅസ്റാറും വകുസൂഫാത്തും വഅദ്വാഖുൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഓശാരങ്ങളാണ് ചില അസ്താറുകളാണ് കശ്ഫുകളാണ് ദൗക്കും ഇത് മുഴുവനും തൂറസ്വാൻ അർബാബിയ അതിന്റെ അതിന്റെ ഉടമകളുണ്ടല്ലോ അർബാബ് അവരുടെ പക്കൽ നിന്ന് അനന്തരമായി കിട്ടുന്നതാണ് ബി കൊണ്ട് മഹബത്ത് ഹിദമത്ത് മൂന്നെണ്ണം എടുക്കണം അർബാബിങ്ങൾക്ക് ഒന്ന് സുഹബത്ത് വേണം അവർ നന്നായി സ്നേഹിച്ച് ബഹുമാനിച്ച് നടക്കണം അവർക്ക് നല്ലോണം ഹിദമത്ത് കൊടുക്കണം അതിൽ കൂടി കിട്ടണം എന്നിട്ടോ ഹത്തായ മാഫി ബാത്തിന് ബാത്തിനിൽമീൻ ഷെയ്ഖിന്റെ ബാത്തിൽ ഓടി നടക്കുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം നേരെ അടുത്ത് കൈമാറ്റം ചെയ്യുന്നു തിൽമീദിന്റെ കൽബിലേക്ക് കൈമാറ്റം ചെയ്യുന്നതാണ് ഞാൻ തുടക്കുന്നത് ഈ സുഹബത്ത് മഹബത്ത് ഹിദ്മത്തും തന്നെ ഇപ്പൊ ശരീരത്തിന്റെ ഒരു അംഗം പോലെ അതിനെ പറയും ഈ കൈ നമ്മളെ നമ്മുടെ ശരീരത്തിലേക്ക് ചേർത്താൻ എന്താ സാധനം നമ്മളെ മുസാഹിബ് അല്ലേ നമ്മളെ ഒരു മൊഹബത്ത് ഇത് വന്ന് നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഹിതമെടുക്കുന്ന സാധനം തിരുമണമെങ്കിൽ കുടിക്കണമെങ്കിൽ അലക്കണമെങ്കിൽ എന്താക്കണമെങ്കിൽ നമ്മൾക്ക് ഹിതമെടുക്കുന്ന ഒരു ഹാദിമ നിക്കൈ മൊത്തത്തിലായ ഒരു ഹാദിമ ഈ കെയ്യും നമ്മളെ ശരീരവുമായുള്ള ബന്ധം ഏതുണ്ടോ അതേ രീതിയിലായിരിക്കണം ആര് ശേഖും മുരീദും തമ്മിൽ ശേഖ് ജസദാണെങ്കിൽ മുരീദ് ഒരു കെയ്യാൻ അപ്പൊ നമ്മളെ കൈക്ക് ചാണകം പെരിങ്ങാൻ എന്താക്കും ഉടനെ നമ്മൾ അത് വൃത്തിയാക്കണമെന്ന് ചിന്തിക്കുന്ന പോലെ മൊരീദിന് എന്തെങ്കിലും ദോഷങ്ങൾ വരുമ്പോൾ ഓരോന്ന് വൃത്തിയാക്കണം എന്റെ കയ്യാൽ ഞാൻ ഷെയ്ഖിന്റെ ഹിമ്മത്താർത്തേക്കാ പോകുന്നു ഉടനെ വൃത്തിയാക്കി നടക്കും ഇവന്റെ ഹിമ്മ ശേഷന്റെ ഹിമ്മത്തങ്ങ് പ്രവർത്തിക്കുമ്പോഴേക്കും ഓന്റെ മനസ്സിൽ തോന്നിയത് ഇതും വെച്ച് വൃത്തിയാ പറ്റൂല മൂപ്പർ അതിർത്തി ചിരിക്കാവില്ല എന്നുണ്ട് ഓൻ അങ്ങോട്ട് വൃത്തിയാക്കാൻ തുടങ്ങും കൽവിലൊക്കെ ഒരു ഇൽഹാം അങ്ങോട്ട് വരും അതാകുമ്പോ ഞാൻ ഇവിടെ ഒരു പത്രത്തിൽ ഒരു പേപ്പർ കുറിച്ചെടുക്കാൻ പറഞ്ഞില്ലേ അതിന് ചില ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ പാഞ്ഞടിക്കലാകല്ല അത് വന്നിട്ട് ദുബൈയിൽ ഒന്ന് തിന്നാം അത് അവരിഫിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റി ഇത് മൊത്തത്തിലായി ഉള്ളതാണ് മറ്റേ മുപ്പത്തിലി പക്ഷെ മൊത്തത്തിന്റെ ഹുക്കുമിലാണ് അപ്പൊ നമ്മളെ കൈക്കൊരു കച്ചറ എത്തുമ്പോൾ നമ്മളത് ഈ കച്ചറ വെച്ച് പുലർത്തിക്കൂടാ എന്നുണ്ടാക്കുന്ന നമ്മളെ മനസ്സിലുള്ളത് പോലെ ഈ കയ്യിന്റെ സ്ഥാനത്ത് ഓന്റെ ബലങ്കയ്യായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ആരെയും മുരീദ് ഏത് വിഷയത്തിൽ ഈ സുഹബത്ത് മഹബത്ത് ഹിരിമത്ത് മൂന്നെണ്ണത്തിൽ അപ്പോൾ മുരീദിന്റെ ബാത്തിനത പ്രകാശിക്കുന്നു ബിനൂരിൽ യക്കീൻ കൊണ്ട് ജ്വലനജ്ഞങ്ങൾ പ്രകാശിക്കുന്നു മാത്രമല്ല സുമ്മയകൈബ് ഫീ റബ്ബിൽ ആലമീൻ അള്ളാഹുവിന്റെ ഷുഹൂദിലായി അവൻ പറ്റ വായ്പായി പോയി അതിൽ മുങ്ങിപ്പോയി എന്നാണ് ഇതുപോലെ എത്ര വരെ അത്തായസീറ ഷഹാദത്തൻ കണ്ടാ ഇത്ര നാളും മറ്റുള്ള ആളുകൾക്ക് കൈബാന്ന് ഇവനിക്കും കൈബ എന്ന സാധനം ഇവനിക്ക് ഷഹാദത്തായി മാറിയില്ലേ മറ്റുള്ള ആൾക്കല്ല ഇപ്പൊ ഷഹാദത്തായ ഇവനിക്ക് കൈബാന്ന് ദുഞ്ഞാവിനെ പറ്റി വലിയ കൈബാന്ന് ശരിക്കും പറഞ്ഞു ദുഞ്ഞാന്ന് വായ്പായപ്പോ മറ്റുള്ളവർക്കെല്ലാം കൈബായ സാധനം ഇവനിക്ക് ഷാദത്ത് ഇത്ര കാലം ഇവനിക്ക് ഷാദത്തായ സാധനം ഇപ്പൊ വൈബായി മാറിയിരിക്കുന്നു ആലോചിച്ചോക്കളാം അപ്പൊ കൈബ് ഷഹാദത്ത് എന്നുള്ള ഏത്തിബാരിയായ പുറക്കാം ശരിക്കും പറഞ്ഞാൽ ഏത്തിബാരില്ലാണ്ട് ആജ്ഞ സാക്ഷാൽ ആക്കിക്കത്തില്ലല്ല റവമാക്കാന ഇൽമൻ ഇത്തരകാലം ഇൽമാണോ അത് ദൗക്കൻ ഇപ്പൊ യസീർ ദൗക്കായിട്ട് മാറി ഒമാക്കാന ഇൽമൻ എന്ന് പറഞ്ഞത് കാനാന്റെ ഇസ്മു ഖബറും കൂടി ഉക്കൻ എന്നല്ല ആദ്യം പറഞ്ഞ യസീറാന്റെ ഖബറാന്ന് ശേഷം പറയുന്നല്ലോ ഇതിലില്ല ഹത്ത യസീറ മാക്കാന കൈബൻ ഗൈബായ ഒരു സാധനമായി തീർന്നു അപ്പൊ കാന ഗൈബന്റെ ഇറാബ് കാനന്റെ ഖബറ് ഷഹാദത്ത് യസീറാന്റെ ഖബർ അപ്പൊ ഇത്ര കാലവും വൈമായി കിടന്നിരുന്നൊരു സാധനം ഇവനിക്ക് ശാദത്തായി മാറുന്നു ഇതിലുണ്ടേ ഇത്ര കാലം ഇൽമായി കിടന്ന സാധനം ഇവനിക്ക് നൗക്കായി മാറിയിരുന്നു പഞ്ചസാര മധുരമുള്ളതാണ് ഇത്ര കാലം പഠിച്ചു വെച്ചിരുന്നു പഞ്ചസാര തുന്നോക്കിയപ്പോഴോ അതുള്ളതാണ് നമുക്ക് ആസ്വദിക്കുകയും കൂടി ചെയ്തു പോയി വമാക്കാന ദലീലൻ ഇനി ദലീലായ സാധനം മൊത്തം മധുരൂലായി മാറിയിരിക്കുകയാണ് ഇത്ര കാലം ദലീലായി പ്രവർത്തിച്ച സാധനം എന്താണ് ആലമ് അല്ലേ അള്ളാന്റെ വുജൂദിന്മേൽ എന്താ ദലീല് വുജൂദ് ഹാദൽ ആലം ഈ ആലമിന്റെ വുജൂദാൻ ദലീല് അല്ലേ അപ്പൊ ആലമിന്റെ മുക്കബിനായ അള്ളാഹുവിനെ കണ്ടപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് പടപ്പുണ്ട് ഇങ്ങോട്ടാ ദലീല് വിളിക്കുന്നത് ശൈത്താന മാബൈന മഞ്ഞസ്തതില്ലു ബിഹി ഒമ്മഞ്ഞസ്തതില്ലു അലേഹീനല്ലേ പറഞ്ഞു ശത്താന വളരെ വ്യത്യാസമുണ്ട് മാബൈന മഞ്ഞസ്തതില്ലു ബിഹി മൈസദില്ല ബിഹി ആരാ നീയാൾ അള്ളാഹുവിനെ കൊണ്ടെന്നാക്കുന്ന മറ്റുള്ളതിന് ദഹീര് പിടിക്കുന്നു ഇത്ര വലിയ അള്ളാഹുവിന് എന്തെല്ലാം പടപ്പുകളുണ്ട് തിരിച്ചാ പിടിക്കുന്ന ഹസാലിമ നേരെ കണ്ടിട്ട് നീയൊക്കെ എന്തെല്ലാം തസാനീഫുണ്ട് അങ്ങോട്ടാ പരിചയപ്പെടുന്നു നാമിപ്പോ ഹസാൻ ഇമാമിനെ പഠിക്കുന്ന എങ്ങനെയാ ഓരോ തസാനീഫുകൾ പരിശോധിച്ച് ഓരോ വിജയാളാന്ന് കണ്ടെത്തും അപ്പൊ മൈസദില്ലു അലേഹിയാണ് ശബ്ദാന മഞ്ഞസ്ഥതിന്റെ ബിഹി മഞ്ഞസ്ഥതിന്റെ അലി അപ്പോൾ ഇത്ര കാലവും ദലീലായി പ്രവർത്തിച്ച സാധനം ഇപ്പൊ എന്തായി അള്ളാഹു ദാലിലും മറ്റേ മധുരൂരായി മാറിയിരിക്കുന്നു എന്താ ദലീലം മധുരന്നാടാ ഒരു മുഹാബിന്റെ ശരാമുക്ക് വൈദാക്കാനത്താലിന്തി വക്കാമി സൈരിൽ ഇല്ലായി താല ഇല്ലായി സൈറും ബില്ലായി ഇല്ലേപ്പാ സൈറുൽ ഇല്ലായി ആകുമ്പോ വക്കാനം ഇന്ന് അഹരൻ അതിന് വെളിച്ചതിലാണ് അല്ലേ അപ്പൊ പഴക്കൂറൽ ആലമു ബിന്നിസ്ബത്തിയിലേഹി ദലീലൻ യദുല്ലു അലല്ലാഹി ആയിട്ട് മാറി ആ ഫൈദ സാറ സൈറുഹു ബില്ലാഹി എങ്ങനെ ബില്ലായി ബി സൊഹബത്തിൽ ആരിഫീന് സൊഹബത്ത് കൊണ്ടെന്തായി ബില്ലായി സൈറായി മാറുമ്പോൾ കാന നദറുഹു അവലൻ അലല്ലാ ആദ്യമായി തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കി അവല് തുടങ്ങി എന്നിട്ടോ വൈരൽ ആലമി സാനിയൻ ഫയക്കൂറുൽ ആലമു ബിന്നിസ്ബത്തിലേഹി മതിലൂലൻ വാബിന്റെ ഹാഷിയാണത് മതാർന്നുമല്ല വാബിനെ എനിക്കറിയാം പിന്നെ വമാക്കാൻ നെളരിയൻ ഇത്ര കാലം നെളരിയായി കഴിഞ്ഞുകൂടിയ സാധനം ഇവരിക്ക് ഇവർക്ക് മറ്റുള്ള മറ്റുള്ളാക്കൻ നെളരിയായി ഇങ്ങനെ കടന്ന സാധനം ഇവരിക്ക് നെറൂരിക്കാൻ മാറുന്നു കമാക്കാല ശൈഖ് സയ്യോഖുൽ മജ്ദൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തലഅന്നാറു അലാ ഖൽബി ഹത്താ നമർതു ബിഐനിയ അന്ത ദലീലി യാ റബ്ബി അന്ത ഔലാ മിന്നി ബിയാ غيبت نظري في النظرين ഇല്ലേ അല്ലേ അവിടെ ജാവണം غيبت نظري في نظر وافنيت عن كل فاني حققت ما وجدت غير وأمسيت في الحال هانين തലഅന്നഹാറു അലാ കൽബി എന്റെ കൽബിന്റെ മേൽ പകൽ ഉദിച്ചുയർന്നു വെളിച്ചം വന്ന് എന്റെ തൊട്ടി പാറത്തായി സുബോധ് അല്ലേ ഹത്താ നെലർത്തു ബി ഐനി അങ്ങനെ രണ്ട് എന്റെ രണ്ട് കണ്ണ് ബി ഐനയ്യ ഈ ഐനിയ എന്ന് പറയുമ്പോ എന്റെ രണ്ട് കണ്ണുകൊണ്ടും ഞാൻ നോക്കുന്നത് വരെ കാന്നി അറാഹൂബിയായി അതേപോലെ തന്നെ അന്ത ദലീലി യാ റബ്ബി നീയാണ് എന്റെ ദലീലി ഇത്ര കാലം നിന്റെ മേലിൽ ആരായിരുന്നു ദലീലി ആരമായിരുന്നു ദലീലി ഇപ്പോൾ നീയാണ് ദലീലി അതുകൊണ്ട് അന്ത ഔല മിന്നി ബിയ അന്ത ഔല ബി നീ എന്നെ കൊണ്ട് ഔലയാണ് എന്നെ ആരേക്കാൾ മിന്നി എന്നേക്കാൾ ഞാൻ എന്നേക്കാൾ ഔലേനേക്കാളും നീ ആണ് എന്നെ കൊണ്ടാവൂല അയ്യബുത്തുനെതിരീഫീനെന്നാർ എന്റെ നെതിറിന് മറ്റേ നെതിറിൽ എന്താക്കി ഞാൻ മറപ്പിച്ചളഞ്ഞു ഏത് നെതിർ നെതിറിയെന്നുള്ള ഇസ്തിലാൽ നെതിറായിരിക്കണം അതിനെ ഞാൻ എന്താക്കി ബാക്കിയത് ഫീ നെതിർ ഷുഹൂദാകുന്ന നെതിറിലേക്ക് രണ്ട് നെതിറുണ്ട് ഒന്നേത് ഇസ്തിദ് നെതിർ ഇസ്തിലാൽ എന്ന് പറഞ്ഞ നെതിറുണ്ട് മറ്റൊന്നിന്റെ ഷുഹൂദ് ചെയ്യാൻ നെതിറുമുണ്ട് ഷുഹൂദ് ചെയ്യാൻ നെതിറിലായിക്കൊണ്ട് മറ്റേ നെതിർന്ന് ഞാൻ എന്താക്കി ആയിബായി കളഞ്ഞു ഞാൻ ആവശ്യമില്ലാത്ത ചുറ്റുപാട് വന്നു ഞങ്ങളുടെ കുട്ടി അച്ഛനെ എല്ലാ ഫാനിയാകുന്ന ദുഞ്ഞാവിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഞാനിവിടെ ഫലാക്കിയിരിക്കുന്നു ഇവിടെ കൈറായിട്ട് ഞാൻ എത്തിച്ചൊന്നെന്താണോ അതിനെ ഞാൻ തഹക്കാക്കി ഇവിടെ കൈറായിട്ട് കാണുന്ന പല സാധനം ഉണ്ടല്ലോ എല്ലാം ബില്ലായി ഉണ്ടാ സൈറ് കംപ്ലീറ്റ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു വാം സൈത്ത് ഫിൽ ഹാനി ഹാനി ഹാനി എന്ന് പറഞ്ഞെന്താ ഹന ഹനയിൽ നിന്ന് പിടിച്ചതാണോ ഹനിനെ കുറിച്ചാണ് ഞാൻ സന്തോഷിക്കുന്ന ആളായി തീർന്നു ഹനി അൻ وفرق كبير بين من يكون مع الأحباب داخل الحجاب وبين من يكون يأخذ أجرته من وراء الباب وفرق كبير വലിയ വ്യത്യാസമുണ്ട് ബൈന മഞ്ഞക്കൂന് മഹല്ല അഹബാബി ദാഖിൽ ഹിജാബ് മറന്റെ ഉള്ളിൽ അഹബാബികളോടൊപ്പം റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു മറ്റൊരുത്തനോ പണിയെല്ലാം എടുത്തിട്ടുണ്ട് പൈസയും നേരിട്ട് റൂമിന്റെ പുറത്തേക്ക് കൂടി വന്നിട്ട് കൗണ്ടറിന്റെ അപ്പുറത്ത് നിന്നിട്ട് പൈസയും വാങ്ങിട്ട് പോകുന്നില്ലല്ലോ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്റ്റാമ്പ് വാങ്ങും പോലെ പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പ് വാങ്ങിയല്ലേ ഇപ്പൊ എങ്ങനെയാന്ന് പുറത്തുനിന്ന് ആ കൗണ്ടറിൽ ഇപ്പുറം നിന്നിട്ട് വാങ്ങിച്ച് പോക്കല്ലേ ഓനും ഹിജാബിന്റെ ഉള്ളിൽ അഹബാബിയും ഒപ്പം വട്ടം വട്ടം വെച്ചിരുന്നാൾ ഒരുപോലെയാണോ എത്ര വ്യത്യാസമുണ്ട് ഹൽ ഹസ്തബില്ലദീന യാലമൂന വല്ലദീന ലാ യാലമൂൻ അതിന്റെ സത്താന മാബൈന മഞ്ഞസ്തദില്ലു ബിഹി അത് മഞ്ഞക്കൂനും അൽ അബാബ് മഞ്ഞസ്തദില്ലു അലൈഹി എന്നാല് യഹൂദ് ഉജ്രത്തൗമി ബറായിൽ ബാബ് കണ്ടോ അതിന് മുമ്പ് ഹിക്കുമിൽ പറഞ്ഞതാ കൗമുൻ നഖാമഹും ലിഖിദ്മതിഹി വഖൗമുൻ ഇഖ്തസ്സഹും ബിമഹബ്ബതിഹി എന്നതാ രണ്ട് കൗമുണ്ട് ഹിക്കമാണ് കൗമുൻ ഒരു കൗമുണ്ട് അള്ളാഹു താല ഹിദ്മത്തിന് വേണ്ടി അവർ നിർത്തിയിട്ടുണ്ട് അതായത് രണ്ടാം ഗ്രേഡ് കൗമുണ്ട് ഇഖ്തസ്സം പോയി മഹബത്തിഹി മഹബത്ത് കൊണ്ട് മുഖ്തസ്സാക്കിയ മറ്റൊരു കോമിയങ്ങളുണ്ട് അത് ഒന്നാം ഗ്രേഡ് ആണ് രണ്ടാക്കും പദവിയുണ്ട് നക്കുല്ലൻ നൊമിദുഹാവുലായി എല്ലാവർക്കും നമ്മൾ തന്നെ ഇന്താത് ചെയ്യുന്നു അള്ളാന്റെ അനുഗ്രഹം തന്നെ ഹിരുമത്തിന് കിട്ടിയാൽ അതൊരു ഭാഗ്യം തന്നെ പക്ഷേ ഹിരുമത്തിലേക്ക് അപേക്ഷിച്ച് മഹബത്തിന് കൂടുതൽ പദവിയുണ്ട് ചിലർക്ക് ഹിരുമത്തെടുത്തിട്ട് മഹബത്ത് കിട്ടലുണ്ട് അല്ലേ പേര് യഹബുക്കുമുള്ള എന്ന് പറഞ്ഞതാണ് ഹിരുമത്തിൽ കൂടി മഹബത്ത് കിട്ടിയത് ഹത്താഹിബുവിന് തോന്നുന്നു തന്നെ അത് ഹിക്കമിൽ പറഞ്ഞ ഇബാറത്താണ് എന്ന കിതാബിലുണ്ട് സുഹില ഇബിൻ റഷദ് റഹ്മുള്ള ചോദിക്കപ്പെട്ടു അൻ കൗലുലിമാം അബി ഹാമിദിൽ അബു ഹാമിദിൽ ഖസാരി ഇമാം പറഞ്ഞൊരു കൗലുണ്ട് ആ കൗലിനെ പറ്റി വിശദീകരണം ആരോടാ ഇബ്നു ഇബിന് റുസുദിനോട് എപ്പോഴും ലമ്മ ദക്കറ മാരിഫത്ത് അള്ളാഹി താല അള്ളാഹുവിന്റെ മാരിഫത്തിനെ പറ്റി പറഞ്ഞപ്പോ റസാലിമാമ് വൽ ഇൽമബിഹി കാല എന്നിട്ട് റസാലിമാമ് പറയുന്നു ഈ വിഷയത്തിൽ ഒന്നാം ഗ്രേഡ് അമ്പിയാക്കൾക്കാകുന്നു രണ്ട് ദാരിഫിനാകുന്നു മൂന്ന് ഉലമാവ് റാസിഖിനാണ് നാല് സാലിഹ്യങ്ങൾക്കാവുന്നു കൊണ്ടത് ഇവിടെ നോക്ക് ഫഖദ്ദമൽ മുന്തിച്ചത് അമ്പ്യാക്കൾക്ക് തൊട്ടടുത്തയച്ച് ഉലമാവും സാലിഹ് പിന്തിച്ചവരുള്ളത് ഇതിന് ചിലർക്ക് ഇഷ്കാലായി ഫക്കദ്ദമൽ ഔലിയ ആലൽ ഉലമായോ ഫല്ലഹും അലൈഹി എന്നീ പറച്ചിൽ പറയുന്നത് തഖ്ദീനോക്കറാണ് സുമ്മ ഉമ്മ ഉമ്മ അമ്പിയാക്കൾ പിന്നെ അവർക്ക് ഖിലാഫില്ല ഔലിയാക്കൾ കഴിഞ്ഞിട്ട് ഉലമാർ പിന്നെ സാലിഹ്യങ്ങളുണ്ട് എന്ത് റസീബ എന്നാണ് ആരോട് ചോദിക്കുന്നത് ഇപ്പം റുസിനോട് ചോദിക്കാം വക്കാലുള്ള ഉസ്താദുൽ കുശൈരി അവൽ റിസാലത്തിഹി വിസാലത്തിന്റെ തുടക്കത്തിൽ കുശരി മാമ പറഞ്ഞത് ഫക്കത് പറഞ്ഞത് മുകളാണ് അമ്പിയാക്കളക്ക് ശേഷം എല്ലാവരേക്കാളും മഫന്തൽ എന്ന് ആര് പറഞ്ഞു ഹുസൈനിമാമ് നോക്കറ സഫുബത്ത് ഔലിയ ഈ അഫുദലകും അല്ല കാപ്പത്തി മിൻ ഇബാദി ഇബാദിന്റെ കൂട്ടത്തിന് എല്ലാവരേക്കാളും ആർക്ക് ശേഷം അമ്പിയാക്ക റുസൽ കഴിഞ്ഞാൽ അപ്പൊ സാലിഹ്യങ്ങളെക്കാളും ഉലമായിനേക്കാളും ഔലിയാവിന്റെ മറിവീനാണ് ഹുസൈൻ മാമിന്റെ പോക്കും എന്നല്ലേ വന്നേ അപ്പൊ ഫഹൽ ഹാദ ഹാമിദ് അപ്പൊ ഇപ്പറഞ്ഞതും അബു ഹാമിദിന്റെ കോലും ഒരുപോലെയാണോ അപ്പൊ കുശേലിമാമന്റെ ഈ ഇബാറത്തും പിന്നെ റസാലിമന്റെ ഇബാറത്തും ഒരേ മാതിരിയാണ് നമുക്ക് കാണുന്നത് അങ്ങനെ തന്നെയാണോ മാത്രമല്ല വഹൽ ഹാദൽ മദ്ഹബ് സഹീൻ അംല ഈ മദ്ഹബ് സഹിയാണോ അല്ലേ ഇതാ ചോദ്യം ഇതാണ് സുഹിലാന്റെ മസ്കൂല് രണ്ടിമാമുകളെ കോലിപ്പ എതിർത്തിട്ട് പക്കത് കാല ബാദുന്നാസി ജനങ്ങളിൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടുണ്ട് ലാ യുഫല്ലരുൽ വലിയ അല്ല ആലിമി ആലിമിനാക്കണ വലിയ ശ്രേഷ്ഠമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും കാണുന്നുണ്ട് ആടെ നമുക്ക് ഇഷ്കാലി വരുന്നു അല്ല തഫ്ലീല ഷഖ്സിയല്ലാഹർ മറ്റൊരു വ്യക്തിനെ സംബന്ധിച്ച് മറ്റൊരാളെ തഫ്ലീലാക്കൽ ഇന്നമാഹു റഫ്റ്റിന്റെ റജാത്തി ആ തഫ്ദീലാക്കപ്പെടുന്ന മനുഷ്യക്കുള്ള ദർജാത്തിന്റെ പൊതു നോക്കിയിട്ടാണ് അവരെക്കാൾ അലേഹി മറ്റു വ്യക്തിയെ കാണാൻ ലിഖസറത്ത് സവാബിയിൽ മുറത്തബി അല അമലിഹി അമലിന്റെ മേലിൽ കിട്ടപ്പെടുന്ന സവാബിന്റെ കസറത്ത് നോക്കിയത് ദറജാത്ത് വരിക ആ ദറജാത്ത് നോക്കിയിട്ടായിരിക്കും തഫ്ദീൽ കൊടുക്കേണ്ടെന്നാണ് ആര് പറയുന്നത് ചിലർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ പല പതില ഇല്ലാ തഫാബുത്തിൽ അമാൽ അമാലിന്റെ തഫാബത്ത് അനുസരിച്ചുകൊണ്ടല്ലാണ് ഫതിൽ കിട്ടൂല വക്കത്ത് സബത്ത മുമ്പ് സുബൂത്തായിട്ടുണ്ട് അന്നൽ ഇൽമ അഫദലുൽ അമൽ അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫലേത ഇൽമിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ വിലമായിനാണ് ആരേക്കാൾ പദവി കണ്ടെന്ന് വരുന്നത് അതിന് പദവി വിലമായതിന് ശേഷമേ കൊണ്ടു എന്നാ തോന്നുന്നു ഇൽമിന്റെ അഫലീത് എന്തുകൊണ്ട് വന്നു ലിയാൻഡവ് മുത്താദ്യൻ ഇൽമ മുത്താദ്യ മറ്റുള്ള ആളുകൾക്ക് പകരുന്ന സാധനമാണ് ഉപകാരം വൽ അമലോ ഇൽമല്ലാത്ത മറ്റുള്ള അമൽ കാസിറുൺ അത് അവരിൽ തന്നെ നിലനിൽക്കുന്നതാണ് അപ്പൊ ഔലിയാന്റെ പ്രവർത്തനം തന്നെ നിലനിൽക്കുന്നു ഉലമാന്റെ പ്രവർത്തനമോ മറ്റുള്ളവർക്ക് ഫലം ചെയ്യുന്നു അപ്പോൾ ഔലിയായി ഞാൻ ആർക്ക് പദവി കൊടുക്കണം ഉലമാവിന് കൊടുക്കണം എന്നാണ് ചിലരുടെ പോക്ക് ഇതിൽ ഏതാണ് സഹിയായ മതബ് അതുകൊണ്ട് മിനൽ ഉത്തരം ഇനിയും വന്നിട്ടില്ല ഇബിൻ റഷീദിന്റെ ചോദ്യത്തിന്റെ അവതരണ ചോദ്യത്തിന്റെ അവതരണത്തിൽപ്പെട്ട ഇതൊക്കെ അങ്ങനെ ആ കിതാബിൽ പണ്ടിങ്ങനെ ഈ കിതാബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേറെ ചില ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാഹിബുഹു അതുകൊണ്ട് മുതാദ്ദിയായ അമലാകുന്ന ഇൽമുള്ള സാഹിബ് ആരാകണം അഫലാകണം ഇതൊക്കെ ഇബിന് റുഷദ് എന്താ ഉത്തരം പറഞ്ഞത് ഫാജാബ ചോദ്യം മനസ്സിലായി ചോദ്യാവലി മനസ്സിലായല്ലോ അമ്മ തഫ്ലീലുള്ള ആരിഫീൻ അബില്ലാഹി അലല്ല ആരിഫീൻ അബി അഹക്കാമില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള ആരിഫ്യങ്ങളെ തഫ്ലീലാക്കൽ എന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അഹക്കാമ കൊണ്ട് മാരിഫത്തിന്റെ പൊക്കഹാളുണ്ടല്ലോ സോയാത്തിന്റെ ലമാകല്ലേ അത് ഉസ്താദി വാബി ഹാമിദ് ഫിഹി മുത്തഫക്കുൻ കേട്ടോ അബു ഹാമിദ് ഹസാദ് ഇമാം പറഞ്ഞതും അബു ഉസ്താദ് അലി ഹുസൈരി പറഞ്ഞതും രണ്ടും മുത്തഫിക്ക് തന്നെ ഓരോ സംസാരം അടുത്തേക്കാണ് അപ്പൊ ബോൽ ഉലമാ റാസിഖീന എന്ന് പറഞ്ഞ ഏത് ഉലമാക ഉദ്ദേശിക്കുന്നത് ഔലിയാകല്ലാത്ത മറ്റുള്ള ലമാകാണ് വലായശുക്കു ആക്കിലുൻ ഒരറ്റ ആക്കിന് സംശയിക്കണ്ട അന്നൽ ആരിഫിന ബിമാ യജിബുലില്ലാഹി അള്ളാഹു സുബാനഹുവത്താനാക്ക് വാജിബാകുന്ന കാര്യങ്ങളെ കൊണ്ട് അറിഞ്ഞൊരാള് അള്ളാഹു താനാക്ക് വാജിബ് അള്ളാഹു താനാക്ക് വാജിബാകുന്ന അവന് ആവശ്യമായ ഒരുവുമുണ്ടല്ലോ കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ആരിഫായ ഒരാൾ അതിനാൽ മിൻ ഔസാഫിൽ ജലാൽ ജലാലിയത്തിന്റെ ഔസാഫിനാലും വനോത്തിൽ കമാൽ അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന നാറ്റുകളുണ്ട് ഇൽമ് ഇവകാത്ത് കുതിരത്ത് ഹെക്മത്ത് അദ്ലി റഹ്മത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ വബിമാ യസ്തഹീനു അലൈഹി അള്ളാഹു താലാക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത അയബുകളുണ്ടല്ലോ മിനൽ അയബിവൻ നുക്കസാദ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ ആരിഫീങ്ങൾ അഫ്നലു അത് അഫ്നല് തന്നെ എന്ന് സംശയിക്കണ്ട ആരേക്കാൾ മിനൽ ആരിഫീന ബില്ലഹക്കാം അഹക്കാം കൊണ്ട് അറിഞ്ഞ മറ്റുള്ള മുലക്കന്മാരെക്കാൾ അപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള ചർച്ച അഫുതലായ ഇൽമാകുന്നു ഇപ്പം വന്നു സംശയിക്കണ്ട എന്ന് പറഞ്ഞു ചർച്ച എന്തെന്നാ നമ്മളെ ഇങ്ങനെ വിഷയം ആരിഫത്തുള്ള അതിനെ ചില്ലലാക്കിയാല് അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്ത് അഫ്ഹാര് അസ്മാൽ ഇതിപ്പറ്റി അതെ പിന്നെ ഇങ്ങനെ വരുമ്പം പാടില്ലാത്ത സിഫാത്ത് ഏത് അവർ വിളിക്കേണ്ട പേര് ഏത് ഇതൊക്കെയാണ് നമ്മൾ ചർച്ചാ വിഷയം അഹക്കാന്നുകൊണ്ട് അറിഞ്ഞവരേക്കാളും അപ്പതലാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല ഇത് മാത്രമല്ല പൂനമില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് മാരിപ്പത് കരസ്ഥമാക്കിയവർ ഉസൂലിന്റെയും ഫുറോയിന്റെയും ഹരികാരേക്കാളും അഫതലാകുന്നു ഇതിലുണ്ടല്ലോ അത് കീഴില്ലേ والعارفون بربهم هم أفضل من أهل فرع والأصول تكملا ഉസൂലിനേക്കാണ് ഫുറോയിനേക്കാണ് ولا ركعة من عارف هي أفضل من ألفها من عارف وتقبلا ആരിഫല്ലാത്ത ഒരു ആലിമിന്റെ നിക്കാത്തിനേക്കാൾ അഫുതലാണ് ഇത് ആരിഫിന്റെ ഒരൊറ്റർക്കാത്ത ആയിരത്തിനേക്കാളാണ് അപ്പൊ ആരിഫ് ഒറ്ററക്കാത്തേക്ക് ഇരിക്കൊണ്ടു ഇൽമിന്റെ ഷറഫ് എന്തുകൊണ്ടാ ഉയരുന്നത് മാലൂമിന്റെ ഷറഫ് നോക്കിയിട്ടാണ് അത് പ്രതിവാദ വിഷയം എന്ത് എന്ന് നോക്കിയിട്ടാണ് തമറാത്തിഹി അതിന്റെ സമറാത്ത് നോക്കിയിട്ടാകുന്നു ഇത് കൊണ്ടും ഇവിടെ നിന്നുണ്ട് നേട്ടമാണ് ഒന്നൊന്നാമത് ദാത്ത സിഫാത്ത് അഫാലുകളാണ് ചർച്ച മറ്റൊന്ന് അതുകൊണ്ട് നേട്ടമെന്താ എന്താ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുക എന്നിട്ട് അള്ളാഹുവിനെ പരിപൂർണമായ രീതിയിൽ വിവാദത്തെടുക്കുക അന്ധമായ വിവാദത്തല്ല ഇങ്ങനെയല്ല എല്ലാം ഒത്തിണങ്ങി അള്ളാഹ് വിവാദം എടുത്തേ പറ്റൂ എന്ന് വരും അതുവരെ എന്താക്കിയേ ചെയ്ത വകെ കൂലിക്ക് ആവശ്യപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിനെ ജലാലും ജമാലും നോക്കിയിട്ട് ഇബാദത്ത് എടുക്കുന്നു കൂലി കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ മറ്റൊരു കാര്യം പിന്നെ ആരാധിക്കപ്പെടാൻ അർഹനാണല്ലോ എന്ന് അറിഞ്ഞിരിക്കുന്നു ഒമാവുമീറോ ഇല്ലാതെ അബ്ദുല്ലാഹ മുഹ്റൈസൈൻ ലഹുദ്ദീൻ എന്ന പദവിയിലേക്ക് എത്തുന്നു فالعلم بالله وصفاته أشرف من العلم بكل معلوم ഏത് മാലൂം കൊടുക്കട്ടെ എല്ലാ മാലൂമിനെ കൊണ്ടുള്ള അറിവിനേക്കാണ് അഷറഫാണ് ഏത് അള്ളാഹു സുബാനഹു വത്താലാന്റെ ദാത്ത് സിഫാത്ത് കൊണ്ടുള്ള ഇൽമ ഏത് ജയത്തിൽ കൂടി മെയിൻ ജയത്തെ അന്ന മുത്താലക്കു അഷറഫുൽ മാലൂമാത് രണ്ട് ജയത്താ പറഞ്ഞത് സമറാത്തിന്റെ ജയത്ത് പറയണത്രേ രണ്ട് ജയത്ത് വരണ്ടേ മാലൂം